കഴിഞ്ഞ രണ്ട് രാത്രികളിൽ സംസാരിച്ചതിനെ തുടർന്ന് കുറച്ച് കാര്യം കൂടി സംസാരിക്കാൻ ഞാൻ കർത്താവിന് കൃപയിൽ ശരണപ്പെടുന്നു കുറേ ഭാഗങ്ങൾ എന്ന് പറയാനുള്ളത് ഞാൻ കട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ പറയുന്ന ഏതെങ്കിലും കാര്യം വിശദീകരണം അർഹിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ സ്വാതന്ത്ര്യം കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു സ്തോത്രം പ്രിയമുള്ളൊരു മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യമാണല്ലോ കുറിവാക്യമായി നമ്മൾ വായിച്ചിരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചെയ്ത വലിയൊരു പ്രഖ്യാപനമാണിത് വളരെ വളരെ ആഴമായ ആത്മീക സത്യങ്ങൾ ഈ തിരുവഴുത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം വിശദമായി സംസാരിക്കുവാൻ നമ്മുടെ മുമ്പിൽ സാവകാശമില്ല കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ഒന്നാമത്തെ രാത്രി ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് അതിനോട് ചേർത്തങ്ങ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ ദൈവരാജ്യം ഞാൻ വിശദീകരിച്ചില്ല സാവകാശമില്ല ദൈവരാജ്യം സ്വർഗരാജ്യം എന്നത് രണ്ട് എന്ന നിലയിൽ തിരുവഴുത്തിൽ സൂക്ഷ്മ പഠനത്തിൽ കാണാൻ കഴിയുമെങ്കിലും ഒന്നിനു പകരം മറ്റൊന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്തോത്രം അവിടെയും ഞാൻ നിൽക്കുന്നില്ല മാനസാന്തരപ്പെട്ട് എന്തോ മാനസാന്തരമെന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത് നിങ്ങൾ മറക്കരുത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം മെറ്റനോയ്യ സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്കും ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതെങ്കിലേക്കും ജഡികമായതിൽ നിന്ന് ആത്മീയമായതെങ്കിലേക്കും ഒരു മനുഷ്യൻ തിരിയണം സ്തോത്രം ആ തിരിച്ചിലാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം സ്തോത്രം അങ്ങനെ തിരിയണമെങ്കിൽ ചില ബോധ്യങ്ങൾ ഉണ്ടാകണം കൺവിക്ഷൻസ് ഉണ്ടാകണം ചില ബോധ്യങ്ങൾ ഉണ്ടായെങ്കിലേ നമ്മൾ തിരികെയുള്ളൂ പെട്ടെന്ന് അങ്ങ് തിരികെ തോന്നുന്നില്ല നമുക്ക് അറിയണം കാര്യങ്ങൾ ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ നമ്മൾ തിരികെയുള്ളൂ അങ്ങനെ ബോധ്യപ്പെട്ട് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പിസ്തോലന്മാർ ശുശ്രൂഷിച്ചപ്പോൾ വചനം പറഞ്ഞപ്പോൾ ജനത്തെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പ്രത്യേകം ഉത്സാഹിച്ചു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ the try to convince the people they were explaining things in such a detailed manner that they were trying their level best to convince them ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവർ ഉത്സാഹിച്ചു അത് ഞങ്ങളുടെയും കടമയാണ് സ്തോത്രം അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ ഈ സമയമൊക്കെ പരിമിതമായതുകൊണ്ടാണ് ആർക്കെങ്കിലും ബോധ്യപ്പെടുവാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും ചിലര് എനിക്ക് വളരെ സന്തോഷമുണ്ട് പലര് ഫോണിൽ വിളിച്ചുമൊക്കെ വിശദീകരണങ്ങൾ ചോദിച്ചു well you are appreciated your queries are appreciated ഇനിയും നിങ്ങൾക്ക് അങ്ങനെ വിശദീകരണം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു മാനസാന്തരം എന്താണ് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചലല്ല ഹോശയുടെ പ്രവചനം ഏഴാം അധ്യയം പതിനാറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവർ തിരിയുന്നു മേലോട്ടല്ല ദാനം ശ്രദ്ധിക്കണേ അവർ തിരിയുന്നുണ്ട് പക്ഷേ എങ്ങോട്ടല്ല മേലോട്ടല്ല തിരിയുന്നത് മേളോട്ടായിരിക്കണം ദൈവത്തിങ്കിലേക്കായിരിക്കണം ഇന്ന് നമ്മൾ പലപ്പോഴും ആത്മീയതയെ ഭൗമിക നേട്ടത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നാം കണക്കാക്കുന്നത് ആത്മീയ കാര്യങ്ങൾ നന്നാകുമ്പോൾ ഭൗമിക വിഷയങ്ങളിൽ ദൈവം വിശ്വസ്തനായിരിക്കും വിശ്വസ്തനായിരിക്കും രണ്ടു പക്ഷമില്ല സ്തോത്രം എന്നാൽ നമ്മുടെ ശ്രദ്ധ ഭൗമിക വിഷയങ്ങളിലാകരുത് ആ വാക്യം ഒന്ന് വായിച്ചേക്കണം എല്ലാവരും അത് ഓർത്തുകൊള്ളണം സ്തോത്രം റോമാലേഖനം അതിന്റെ എട്ടാമത്തെ അധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചാട്ടെ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ സ്തോത്രം മതി താങ്ക് യു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അടുത്ത വാക്കെന്താ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ യേശു ക്രിസ്തുവിനോട് കൂടെ സകലവും നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിനെ കൂടാതെ ധാരാളം പേർക്ക് ഭൗമിക നന്മകൾ ലഭിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ധാരാളം നന്മകൾ ഭൗമികമായ ധാരാളം നന്മകൾ ഇവിടെ ധാരാളം ആൾക്ക് ലഭിക്കുന്നുണ്ട് സ്തോത്രം എന്നാൽ അവർക്ക് ഏറ്റവും വലിയ ദാനം ലഭിക്കുന്നില്ല എന്താ അത് യേശു ക്രിസ്തു സ്തോത്രം നിത്യജീവൻ ലഭിക്കുന്നില്ല ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം സ്തോത്രം പലപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെ ചൊല്ലി നമ്മൾ പരാതിപ്പെടുക മാറ്റം നമുക്ക് ആവശ്യം നമ്മുടെ സാഹചര്യങ്ങൾക്കല്ല നമ്മൾ ഓരോ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണവും സന്തോഷകരവുമാണോ എന്ന എന്നത് നിലനിൽക്കുന്നത് മറന്നു പോകരുത് നമ്മൾ ഓരോന്നിനെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കണം സ്തോത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു സംഭവം ഓർക്കുന്നു മനസ്സിന് പോകാതിരിക്കാനായിട്ട് ഞാൻ സംഭവം പറയാം വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വില ചെയ്യുന്ന കാലം ഞാൻ എബ്രിഹം ക്രൂസൈഡ് എന്ന ക്രിസ്തീയ സംഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത് എൺപത് മുതൽ എൺപത്തിയാറിൽ എൺപത്തിയാറ് ഒടുവരെ ഏഴ് വർഷം ഞങ്ങൾ ഞാനവിടെ പ്രവർത്തിച്ചിരുന്നു കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു പ്രത്യേക പ്രവർത്തനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഓരോ കോളേജിലും ഞങ്ങൾ നേരത്തെ ചെല്ലും കോളേജ് തുറക്കുന്നതിന് മുമ്പ് ചെല്ലും ബുക്ക്ലെറ്റ് പ്രത്യേകം ഒരുക്കിയിരുന്ന ഒരു ബുക്ക്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ധാരാളം പേര് ഓഫീസിലേക്ക് ഞങ്ങൾക്ക് എഴുതും ഞങ്ങൾ അവർക്ക് നാല് പാഠങ്ങളുള്ള ഒരു കോഴ്സ് കൊടുക്കുമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ദോളക്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കോളേജസ് ആത്മാറാം കോളേജും ശ്രീ വെങ്കടേശ്വര കോളേജും രണ്ട് കോളേജ് അടുത്തടുത്തുണ്ട് രണ്ട് വലിയ കോളേജാണ് ശ്രീ വെങ്കടേശ്വര കോളേജിലും ആത്മാറാം കോളേജിലും ഡേ ക്ലാസ്സുമുണ്ട് ഈവനിങ് ക്ലാസ്സുമുണ്ട് അതിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ രണ്ട് കോളേജേ ഉള്ളെങ്കിലും നാല് കോളേജിന്റെ ഇഫക്റ്റ് അവിടെ ഞങ്ങളിവിടെ ഡിസ്ട്രിബ്യൂ ഈ നാല് ബാച്ചുകളിലും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഓവർലാപ്പ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഒന്നിച്ച് ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റെസ്പോൺസ് കാർഡ് ഞങ്ങൾക്ക് വന്നു അതിനകത്ത് അഡ്രസ് ഇത്രയേ ഉള്ളൂ എസ് ശ്രീനിവാസ് വെങ്കടേ ശ്രീ വെങ്കടേശ്വര കോളേജ് ദൗളക്വാൻ ഇത്രയേ ഉള്ളൂ സി അത് ആരുടെ കൈ കിട്ടാനാ രണ്ട് ഈവനിങ് ഈവനിങ് ബാച്ചുമുണ്ട് മോർണിംഗ് ബാച്ചുമുണ്ട് അതുകൊണ്ട് ആരുടെ കയ്യിലായിരിക്കും ഈ എസ് വെങ്കിട എസ് ശ്രീനിവാസ് എന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ ആരുടെ കിട്ടാനാ വെറുതെ മെനക്കെടാനല്ലേ എന്ന് വെറുതെ നമ്മൾ കാശ് കളയണോ ഒരു ഒരു പാട്ടവും കളയണം അതിന് പോസ്റ്റേജും കളയണമല്ലോ എന്ന് സഹോദരന്മാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ആട്ടെ ഏതായാലും നമ്മൾ ഇത്രയും ചെയ്തില്ലേ അതും കൂടെ അയച്ചുതരാം അയച്ചു തക്ക സമയത്ത് അതിന്റെ ആൻസർ ഷീറ്റ് ഫിലപ്പ് ചെയ്ത് തിരിച്ചു വന്നു രണ്ടാമത്തെ പാഠം അയച്ചു മൂന്നാമത്തെ പാഠം അയച്ചു നാലാമത്തെ പാഠത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം whether they accept Jesus Christ as a personal saviour and lord അത് എഴുതണം അതിനകത്ത് വളരെ വ്യക്തമായി എഴുതി ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു മാത്രമല്ല ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ടുണ്ട് കവറിംഗ് ലെറ്ററിൽ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ വന്ന് കാണണമെന്നുണ്ട് ഞാൻ ഊമനും ചെകിടനുമായ ഒരു യുവാവാണ് മിണ്ടാനും മേല ചെവിയുമില്ലാത്തൊരു യുവാവ എനിക്ക് നിങ്ങളെ വന്ന് കാണണമെന്നുണ്ട് ഓഫീസിലോട്ട് വരാനുള്ള വഴി ഞങ്ങൾ ഒരു ചെറിയ ഗ്രാഫ് പോലെ വരച്ചതുണ്ട് അത് കൊടുത്തു അത് ഇവിടുന്ന് അയച്ചതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഒരു സഹോദരൻ അവിടെ വന്നു എന്നെ കാണണമെന്ന് പറഞ്ഞു ഒരു ഒരു കടലാസ് കാണിച്ചെന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നു നോക്കിയപ്പം നല്ല വിൻ്ററാണ് അപ്പം ത്രീ പീസ് സൂട്ടൊക്കെ ഇട്ട് നല്ല സ്മാർട്ട് ലുക്കിംഗ് യങ് മാൻ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് കയറി വരുന്നത് ഇരിക്കാൻ പറഞ്ഞു ഉടനെ അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഒരു ഒരു പാഡ് എടുത്ത് കാണിച്ചു ഐ ആം ശ്രീനിവാസ് അപ്പം തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പാഡ് കാണിച്ചു മിണ്ടാനും മേല കേൾക്കാനും മേല എന്നിട്ട് ആത്മീയ കാര്യങ്ങൾ കൂടുതൽ അവൻ ചോദിച്ചു ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത് എഴുതിയാണ് നല്ല ഒന്നാന്തരമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തിരിയും കാര്യങ്ങൾ ചോദിച്ചു അവന്റെ സംശയങ്ങളെല്ലാം ചോദിച്ചു മറുപടി കൊടുത്തു അവൻ വിശ്വാസത്തിൽ വളരെ സന്തോഷമുള്ളവനായി അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചു പോരുന്നോ ലഞ്ച് കഴിക്കാൻ അതോ ഓക്കെ വരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നു ലഞ്ച് കഴിച്ചു പിന്നെയും തിരിച്ചിങ്ങോട്ട് വന്നു എനിക്കാണ് ഇച്ചിരി തിരക്കായ ജോലികൾ ചെയ്യാനുണ്ട് അവൻ വന്ന് പിന്നെ അവൻ പോകുന്നില്ല പിന്നെ അവനോടൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെക്കുറിച്ച് ചോദിച്ചു എന്താ നിന്റെ ഈ ഊമത്തരവും ചെകിടത്തരവും ഇതിനെ വല്ല ചികിത്സയും ചെയ്തോ ചെയ്തു പിന്നെ നിന്റെ അപ്പൻ ആരാ എന്താ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് എൻ്റെ അപ്പൻ ശ്രീ വെങ്കടേശ്വര കോളേജിൽ ആന്ധ്രക്കാരുടെ കോളേജാ ആ കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറായിരുന്നു ഒരു ദിവസം ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോധം കെട്ടു വീണു ബ്ലഡ് ഛർദ്ദിച്ചു മരിച്ചുപോയി എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് രണ്ടുപേരും ഊമരും ചെകിടരുമാണ് എന്നിട്ട് അവൻ ഇങ്ങനെ കൂട്ടിച്ചത് my mother is young and beautiful still she sacrificing her life for us എൻ്റെ അമ്മ സുന്ദരിയും യുവതിയുമാണ് എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി ആ അമ്മ ജീവിക്കുക ഞങ്ങൾക്കൊരു വീടുണ്ട് ജനക്പുരിയിൽ അപ്പൻ്റെ സർവീസിൻ്റെ ബെനിഫിറ്റ്സ് മേടിച്ചത് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാം ഒന്നിച്ചടച്ചു തീർത്തു പിന്നെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഉപജീവിക്കാൻ വകയില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ അപ്പൻ പ്രൊഫസറായിരുന്നിടത്ത് എന്നെ പി യോടാക്കി എൻ്റെ രണ്ട് പെങ്ങന്മാരും ഒരാൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു എക്സ്പ്രസ്സോ കോഫി കൗണ്ടർ നടത്തുന്നു മറ്റേയാൾ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് നടത്തുന്നു ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ജോലി ചെയ്യുന്നു ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു ഇത് പറഞ്ഞു എന്നിട്ട് അവൻ ഒരു വാചം കൊണ്ട് എഴുതി ചേർത്തു എന്റെ അപ്പൻ professor and head of the department ആയിരുന്നിടത്ത് ഞാൻ പിയൂണ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ മെയിൽ എടുക്കുന്നത് അതുകൊണ്ടാണ് ശ്രീനിവാസ് എന്ന് മാത്രം മതി എനിക്ക് നേരെ കിട്ടും എന്ന് പിന്നെയും ഞാൻ ഇതിന് വല്ല ചികിത്സ ചെയ്തോ എന്നിട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ കുഴപ്പമുണ്ടോ എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നതിനൊക്കെ മറുപടി പറഞ്ഞേച്ച് എന്തോ തീരുമാനിച്ച പോലെ വേഗം അപ്പാടവന്റെ അടുത്തേക്ക് വലിച്ചു അവന്റെ ഇച്ചിരി നാടകീയമായി കയ്യിലിരുന്ന പേന പല നിറത്തിലുള്ള നിബുകളുണ്ട് അതിൽ ചുമന്ന നിബ് താഴോട്ടാക്കി എന്നിട്ട് കോണോട് കോൺ രണ്ട് പാരലൽ ലൈൻസ് ഇട്ടു എന്നിട്ട് ക്യാപിറ്റൽ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതി throw away this deafness and dumbness I have two good eyes ഈ ഊമത്തരവും ചെകിടത്തരവും വലിച്ചെറി എനിക്ക് നല്ല രണ്ട് കണ്ണുണ്ട് എന്ന് എഴുതിയേച്ച് നേരെ അത് തിരിച്ച് എൻ്റെ മുമ്പിലേക്ക് തള്ളിവെച്ചു എന്നിട്ട് കസറിലോട്ട് ചാരിയിരുന്ന് അവൻ ചിരിക്കാൻ തുടങ്ങി ഞാനത് വായിച്ചപ്പോൾ ആരോ എൻ്റെ മുഖത്തൊരടി തന്ന പോലെ എനിക്ക് തോന്നി ഞാനത് മറക്കുകയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത് എന്തോ ഇല്ല എന്ന് ആലോചിച്ചിരിക്കും എന്തോ ഉണ്ടെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ അല്ലേ സ്തോത്രം നമ്മുടെ ജീവിതം സന്തോഷകരമാകും സ്തോത്രം മാറ്റം വേണ്ടത് നമുക്ക നമ്മുടെ സാഹചര്യങ്ങൾക്കല്ല മാറ്റം വേണ്ടത് നമുക്കാണ് സ്തോത്രം സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നമുക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയുകയില്ല കഷ്ടം നിറഞ്ഞ ഈ ലോകത്തിൽ ഇവിടെ പാടിയില്ലേ കണ്ണുനീർ നിറഞ്ഞ ലോകമേ സ്തോത്രം അതിന് ആരോട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ ഈ പാടുന്നത് ഇവർ ചിന്തിക്കുന്നുണ്ടോന്ന് നിന്നിൽ നിന്ന് ഞാനൊന്ന് മറഞ്ഞോട്ടെ എന്ന് സ്തോത്രം ശ്രദ്ധിക്കണേ എത്ര കണ്ണുനീരാന്നേലും ആർക്കും ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല ഉണ്ടോ ആർക്കും ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല ഒരു കാര്യം മറക്കരുത് ഇത് കണ്ണുനീരിന്റെ താഴ്വരയാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് സ്തോത്രം അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ ദൃഷ്ടി ലൗകിക നേട്ടത്തിന്മേൽ പോകരുത് എനിക്കറിയാം ഞാൻ ദുബായിലുള്ള എന്റെ സഹോദരങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ പലരും പ്രശ്നങ്ങളിലായിരിക്കാം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ടായിരിക്കാം ഇൻക്രിമെന്റ് തടയപ്പെട്ടവരുണ്ടായിരിക്കാം ഏത് നിമിഷവും പിരിച്ചുവിടുമെന്നുള്ള അനിശ്ചിതത്വത്തിന് മുമ്പിലിരിക്കുന്നവരുണ്ടായിരിക്കാം പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ശമ്പളം കിട്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം സഹോദരങ്ങളെ സ്തോത്രം അതൊന്നും കണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് മനം കലങ്ങിപ്പോകരുത് ഒന്നുമല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഇത്രയും നാൾ അത്ഭുതകരമായി സൂക്ഷിച്ചല്ലോ എത്ര പേര് ഇവിടെ വന്നിട്ട് അപകടത്തിൽ മരിച്ച് സ്തോത്രം അവരെ തീരാത്ത കണ്ണുനീരായി തീർന്നപ്പോൾ എന്നെ നീ സൂക്ഷിച്ചല് കർത്താവേ എന്നൊന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല ആ നന്ദിയുള്ളവർക്ക് കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം മാറ്റം നമുക്കാണ് ആവശ്യം സ്തോത്രം എനിക്കറിയാം ഞാൻ മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ ഈ ഉപദേശം അല്ലെങ്കിലും വിധേയുള്ളോ ഉള്ളോ അങ്ങർക്ക് എപ്പോഴും ഇതേ പറയാനുള്ളല്ലോ ഭൗമികമായ കാര്യങ്ങളിൽ ദൈവം സഹായിക്കുന്ന ഒരു വാക്ക് പോലും ഈ മനുഷ്യൻ പറയില്ലല്ലോ ഇല്ല ഞാനത് പറയാറുണ്ട് പക്ഷെ അത് പറയാൻ നമുക്ക് നേരമില്ല അതെല്ലാവരും പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ളത് പറയാൻ ഞാൻ കൂടുതൽ സമയം അങ്ങ് ഉള്ളൂ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് സകലവും നൽകാതിരിക്കും നമ്മുടെ മനോഭാവമാണ് പ്രധാനം നമുക്കാണ് മാറ്റം വേണ്ടത് ഇത് മറന്നു പോകരുത് സ്തോത്രം അതെ യേശു ക്രിസ്തു പറഞ്ഞു ഒരു മനുഷ്യനും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല സ്തോത്രം ദൈവത്തെയും അടുത്ത വാക്കേതാ മാമോനെയും ശ്രദ്ധിക്കണേ ദൈവത്തിനൊരു റൈവൽ ഉണ്ടെങ്കിൽ ആ റൈവൽ പിശാചല്ല ദൈവത്തിന് റൈവൽ ഇല്ല God is unique nobody can be rival to God almighty ഒരിക്കലും ഒക്കത്തില്ല but if we can say there is a rival as per the scriptures that's not double പിശാചല്ല ദൈവത്തിന്റെ റൈവൽ എതിരാളി പിന്നെ ആരാ വേദോസ്തം പറയുന്നത് മാമോന മാമോൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ദേവനാ സ്തോത്രം ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല കഴിയുകയില്ല നിങ്ങളുടെ ദൃഷ്ടി പണത്തിന്മേലും സ്തോത്രം ദ്രവ്യാഗ്രഹത്തിലുമാണെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരം വേണം ടേണറാവും ടേൺ അറൗണ്ട് അതാണ് സ്വയത്തിൽ നിന്ന് എങ്ങോട്ട് മാറണം ദൈവത്തിങ്കിലേക്ക് മാറണം താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്ക് മാറണം സഹോദരങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുമെങ്കിൽ you will be singing all the way ഇങ്ങനെ പാട്ടുണ്ട് count your blessings name them one by one hallelujah സ്തോത്രം നമ്മുടെ നന്മകളെ നമുക്കൊന്ന് വർണ്ണിക്കാൻ തുടങ്ങാം അതാണ് മാനസാന്തരം നമ്മുടെ ചിന്താഗതി മാറട്ടെ ഈ താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ നാം എത്ര സന്തോഷിക്കുമായിരുന്നു ഹാലോ സ്തോത്രം മറന്നുപോയി ഇന്നലെ രസകരമായ ഒരു കാര്യം പ്രിയ പാസ്റ്റർ പറഞ്ഞു ഏതോ ഒരു വലിയൊരു ഇന്റർനാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റ് ഒരു വലിയ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ചെന്നിരിക്കുക അദ്ദേഹം ചെന്നിട്ടപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന് ഷൂസ് ഊരിയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലോട്ട് വരേണ്ടി വന്നു അദ്ദേഹം ഓടി വന്നപ്പോൾ സോക്സിൽ രണ്ട് ഹോൾസ് ഉണ്ടായിരുന്നു രണ്ട് ഭാഗം കീറിയിരിക്കുക ടി വിക്കാരത് കണ്ടതും അവർ ആ ഹോൾസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ച് മീഡിയ മുഴുവൻ ലോകം മുഴുവൻ അത് പരസ്യപ്പെടുത്തി the international president of such and such a big international bank is wearing a torn socks ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അത്രേ ഉള്ളൂ സഹോദരങ്ങളെ ആ രാവിലെ അന്നേരം പോരാൻ നേരത്തെ എടുത്തിട്ടത് ഇതായിപ്പോയി അത്രേ ഉള്ളൂ ശ്രദ്ധിച്ച് നമുക്ക് എത്ര എത്രയുണ്ടെങ്കിലും സ്തോത്രം വയറ് നിറയെ ഭക്ഷിക്കുകയുള്ളൂ എത്ര സൂട്ടുണ്ടെങ്കിലും ഒന്നേ ഒന്നേ ഒരു ദിവസം ഇടുകയുള്ളൂ ശ്രദ്ധിക്കണേ ഒത്തിരി ബെഡ്റൂമുള്ള വലിയ castle five bedroomed castle six bedroomed castle ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബെഡ്റൂമിന്റെ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കിടക്കയിൽ ചുരുണ്ട് കിടന്നുറങ്ങത്തേ ഉള്ളൂ ശ്രദ്ധിക്കണേ സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി ധനത്തിന്റെ മേൽ തിരിഞ്ഞ് ലൗകിക ചിന്താകുലങ്ങളാൽ അവൻ എന്നെക്കാൾ കൂടുതലുണ്ടല്ലോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ വേണം ചിന്തയിൽ നിങ്ങൾ വലഞ്ഞ് അലഞ്ഞ് നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്തോത്രം പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ തന്നു എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ ഏർലി സിക്സ്റ്റീസ് അറുപതുകളുടെ ആദ്യ സമയങ്ങളിലൊക്കെ കേരളത്തിൽ ഒരു കൂലിക്കാരൻ വൈകുന്നത് വരെ എല്ലുമുറിയെ പണിതാലും അഞ്ചോ ആറോ കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ട് ചൊവ്വെ പരിപാലിക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം കൊണ്ട് തികയുമായിരുന്നില്ല വൈകുന്നത് വരെ അവൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ താനും തന്റെ കുഞ്ഞുങ്ങളും ഒരു ഏഴോ എട്ടോ അംഗങ്ങളുള്ള ഒരു വീടിന് സമൃദ്ധിയായി ജീവിക്കാനുള്ളത് കിട്ടുമായിരുന്നില്ല എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി ഇല്ലേ മാറിയില്ലേ എല്ലാം മാറി ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇത്രത്തോളം മാറ്റി ഇവിടെ പിന്നെയും നമ്മൾ ലൗകിക ചിന്താകുലങ്ങളാൽ അലഞ്ഞു വലഞ്ഞ് നിത്യജീവൻ നഷ്ടമാക്കിയാൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത് നമുക്കൊരു മാനസാന്തരം വേണം സ്തോത്രം നിത്യജീവന്റെ സന്ദേശം പ്രസംഗിക്കുന്നവരാണ് ലൗകിക വിഷയങ്ങളിൽ നമ്മൾ സംതൃപ്തിയുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് ഏറ്റവും പ്രധാനം നമ്മുടെ ആന്തരിക മനോഭാവമാണ് അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ നിത്യജീവന് വേണ്ടി നമ്മൾ ഉത്സാഹിക്കുമെങ്കിൽ യേശുക്രിസ്തുവിനെ എല്ലാം ആ ജീവിതത്തിൽ സ്വീകരിക്കുമെങ്കിൽ സ്വന്തം പുത്രനെ അതിരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു അവനോട് കൂടെ സകലവും സമയം പോകുന്നു സ്തോത്രം അടുത്ത ലാസ്റ്റ് ഭാഗം വേഗം പറഞ്ഞു പൊക്കോട്ടെ മാനസാന്തരപ്പെട്ട പെട്ടെങ്കിൽ മാത്രമേ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിയുള്ളൂ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്താണ് സുവിശേഷം വേഗം പറഞ്ഞു പോട്ടെ വാക്യം ഒന്ന് വായിച്ചാൽ തിമോത്യോസൻ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം വേഗം വായിക്കണം സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം വളരെ നന്ദി ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നിട്ടിരിക്കുന്ന യേശു ക്രിസ്തു അതാണ് എന്റെ സുവിശേഷം യേശു ക്രിസ്തു സ്തോത്രം ഒരു വ്യക്തിയാണ് സുവിശേഷം സുവിശേഷം ഒരു തത്വ സംഹിതയല്ല സുവിശേഷം ഒരു തിയറി അല്ല സുവിശേഷം ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആരാണ് ദാവീദിന്റെ സന്തതിയായവൻ അല്ലേ ലൂയ അവൻ ജനിച്ചു അവൻ മരിച്ചു തീർന്നില്ല അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റു ലൂയ അതാണ് സുവിശേഷം സ്തോത്രം എന്താ ഈ ദാവീദിന്റെ സന്തതിയായി യേശു ജനിച്ചു എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണ് സ്തോത്രം സുവിശേഷത്തിൽ ആ വിശേഷം ഉപയോഗിച്ചതിന്റെ പ്രസക്തി എന്താണ് സ്തോത്രം പ്രിയ ദൈവമക്കളെ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ കർത്താവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാണാൻ കഴിയും ഒന്ന് വായിച്ചേച്ചാട്ട മർക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ വേഗം വായിക്കും യേശു ദേവാലയത്തിൽ ഉപദേശിച്ചു പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിന്റെ പുത്രമെന്ന ശാസ്ത്രമാർ പറയുന്നത് എങ്ങനെ വായിച്ചോളൂ കർത്താവിന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാതപീഠമാക്കുവോളം എന്റെ വലത്ത് ഭാഗത്തിരിക്കാൻ നരളി ചെയ്തു എന്ന് ദാവീദൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ കണ്ടോ എന്നാൽ മതി മതി മതി മതി താങ്ക് യു കർത്താവ് തന്നെ പറയുക ദാവീദ് പുത്രനാണ് യേശു ക്രിസ്തു മസിഹ എന്ന് പറയുന്നത് എങ്ങനെയാ ഏതർത്ഥത്തിലാണെന്ന് അത് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും സൂചനയായി ചോദ്യം പറയാം കൂടെ വരണേ ദാവീദിന്റെ പുത്രൻ എന്ന പദവിയോടെ ദാവീദ് വംശത്തിൽ യേശു ക്രിസ്തു പിറക്കുവാൻ കാര്യമെന്താണ് ദൈവം ദാവീദിന് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട് എൺപത്തി ഒൻപതാം സങ്കീർത്തനം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ വായിക്കുമ്പോൾ അവിടെയും നമുക്കിത് കാണാൻ കഴിയും അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ എടുത്തെങ്കിലും വായിച്ചു ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീദിനോട് ഞാൻ ഭോഷ്ക്ക് പറയുകയില്ല അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്നെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും വളരെ നന്ദി നോക്കണേ ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെ എന്നേക്കും നിലനിൽക്കുന്ന സ്തോത്രം ഒരു ഒരു ഒരു സിംഹാസനം ലോകത്തിൽ ആർക്കെങ്കിലും വാഗ്ദത്വം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ അത് ദാവീദ് വംശത്തിനാണ് ഹാലൂയ അതുകൊണ്ട് നിത്യ രാജാവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ പിറന്നപ്പോൾ സ്തോത്രം ദാവീദ് വംശത്തിൽ ദാവീദിനെ സന്തതിയായി പിറക്കുവാനിടയായി തീർന്നു കർത്താവിന്റെ രാജ്യത്ത് വ്യക്തിത്വമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ രാജാവായി ഭൂമിയിൽ വന്നു വന്ന് ഒന്നാമത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ചു ഇവിടെ അല്പം കൂടെ വിശദീകരിക്കാം സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദാവീദിന സന്തതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേക്കണേ സ്തോത്രം നിത്യമായ അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒരു സിംഹാസനം വാഗ്ദത്തം ചെയ്യപ്പെട്ടു നൽകപ്പെട്ടിരിക്കുന്നത് ദാവീദിനാണ് അതുകൊണ്ട് സ്തോത്രം സ്ഥിരമായ രാജ്യത്വം പ്രാപിച്ച കർത്താവ് ആ ദാവീദ് വംശത്തിൽ ദാവീദിന് സന്തതിയായി പിറന്നു അവന്റെ രാജ്യത്വം നിത്യ നിത്യരാജത്വമാണെന്ന് ആ വിശേഷണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സ്തോത്രം അതുകൊണ്ടാണ് ദാവിദിന്റെ സന്തതിയായി അവൻ ജനിച്ചു ഈ നിങ്ങൾ മത്തായുടെ സുവിശേഷമൊക്കെ വായിച്ചാൽ വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും സ്തോത്രം മത്തായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ചാട്ടെ യാക്കോബ് മറിയുടെയും ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു കണ്ടോ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം വായിച്ചു നോക്കിയാൽ അതുവരെ എഴുതിയിരിക്കൽ ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്ന് എഴുതി എഴുതി വന്നേച്ച് ഈ പതിനാറാം വാക്യത്തിന്റെ ഒടുവിൽ വന്നപ്പോൾ അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു അതുവരെ എന്ത് ചെയ്തു എന്തുവാ പറഞ്ഞേക്കുന്നത് ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു സ്തോത്രം പക്ഷെ യേശുവിന്റെ കാര്യം വന്നപ്പോൾ ആരും ജനിപ്പിച്ചെന്നല്ല അവിടെ പറഞ്ഞേക്ക് പിന്നെ എന്താ ജനിച്ചു സ്തോത്രം നോക്കണേ അവര് നിത്യാസ്തിക്യമാവണാണ് ആണ് അവിടെ വെളിപ്പെടുന്നത് അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ ദാവീദിന്റെ വംശത്തിൽ ദാവീദിന്റെ സന്തതിയായി നിത്യ രാജാവായി എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെ ജനിച്ചു അവിടുന്ന് ഇവിടെ വരികയായിരുന്നു സ്തോത്രം അവിടുന്ന് ജനിക്കുകയായിരുന്നു ആരും ആരാലും ജനിപ്പിക്ക വിധിക്കപ്പെടുകയായിരുന്നില്ല സ്തോത്രം യേശുക്രിസ്തുവിന്റെ മീൻസ് കർത്തൃത്വം എന്ന് പറയുന്ന ഭാഗത്ത് അവന്റെ ദൈവത്വത്തെക്കുറിച്ച് ആ ക്ലാസ്സുകൾ അടുത്ത ദിവസം നടക്കുമ്പോൾ എനിക്ക് അല്പം വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അവിടെ ഞാൻ അതുകൊണ്ട് നിൽക്കുന്നില്ല മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ സ്തോത്രം അവന് ദാവീദ് വംശത്തിൽ ദാവീദിന്റെ സന്തതിയായി കർത്താവ് ലോകത്തിൽ ജനിച്ചു ഒരു കാരണം കൂടി അതിന് ആ വിശേഷണത്തിന് ഉള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു പോകാം യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനായാണ് ലോകത്തിൽ ജനിച്ചത് വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിലുള്ള ഒരു വ്യവസ്ഥയുണ്ട് വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ അടുത്ത ചാർച്ചക്കാരൻ മാത്രമേ വീണ്ടെടുക്കുവാൻ കഴിയുള്ളൂ റൂത്തിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അതിന് വീണ്ടെടുപ്പുകാരൻ ആ എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു കണ്ടോ മൂന്നര പന്ത്രണ്ടാണോ വായിച്ചത് മൂന്നര പന്ത്രണ്ട് വായിച്ചേ വായിച്ചേ സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് ആ കണ്ടോ നോക്കണേ ബോവസ് പറയുകയാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ ഒക്കെ ആ പ്രസക്തി വളരെ വളരെ ആഴമായ കാര്യമാണ് ഞാൻ വിശദീകരിക്കാനല്ല സൂചന മാത്രം പറയാം എന്ന് കേൾക്കണേ പ്രിയമുള്ളവരെ ബോവസ് ആദ്യം രൂത്തിനോട് സംസാരിക്കുന്നതാണ് രംഗം ദേ ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ് സത്യം പക്ഷെ ഒരു കാര്യം എന്നെക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരനുണ്ട് ആ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വീണ്ടെടുത്തുകൊള്ളാം ആ രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞതാണ് നമ്മൾ ആദ്യം വായിച്ചത് അതെ എനിക്ക് എന്റെ സ്വന്തം അവകാശം നഷ്ടപ്പെടും എനിക്ക് ഒക്കുകയില്ല അപ്പൊ നോക്കണേ വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം സ്തോത്രം അതുകൊണ്ട് മനുഷ്യകുലത്തിന്റെ അടുത്ത ചാർ ചാർച്ചക്കാരനായി യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ രാജാതി രാജാവായ ലോകത്തിൽ വന്നപ്പോൾ ദാവീദിന്റെ സന്തതി എന്ന നിലയിൽ ഇവിടെ ജനിച്ചു സ്തോത്രം ഹാലലൂയ ഞാൻ അവിടെ നിൽക്കാതെ മുമ്പോട്ട് പൊക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ കർത്താവ് രാജാധി രാജാവാണ് ഒന്നാം ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചു സ്തോത്രം യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ ഏറ്റവും പ്രധാന കാരണം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വ ബോധം എന്താണ് അവൻ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവാണ് രണ്ട് അവൻ മനുഷ്യവർഗത്തിന്റെ രാജാവാണ് രാജാവിന് ഉത്തരവാദിത്വമുണ്ട് അവൻ നമ്മുടെ രാജാവായതിനാൽ രാജാവ് എന്ന ഉത്തരവാദിത്വത്തിലാണ് നമ്മുടെ പാപം തന്നെ വിലേറ്റെടുത്ത് നമുക്ക് പകരം മരിച്ച കർത്താവ് രാജാവ് തന്നെയാണോ ഉവ് അവിടുന്ന് രാജാവ് തന്നെയാണ് സ്തോത്രം പീലാത്തോസിന്റെ അരമനയിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ ശ്രദ്ധിച്ചേ പീലാത്തോസിനെ അരമനയാണ് രംഗം അരമനയിലേക്ക് നോക്കുക എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈകളിൽ വിലങ്ങും തലയിൽ മുൾക്കിരീടവും ആ വിലങ്ങിട്ട കൈകളിൽ അവർ പരിഹസിച്ച് പിടിപ്പിച്ച ഒരു ഞാങ്ങണയും പിടിച്ച് വിസ്താരത്തിൽ നിൽക്കുകയാണ് വിസ്താരത്തിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു നീ രാജാവ് തന്നെയോ നീ രാജാവ് തന്നെയോ കർത്താവ് പറഞ്ഞ മറുപടി എന്താ യോഹനൻ പതിനെട്ടിന് മുപ്പത്തിയേഴ് എടുത്തുകൊണ്ട് വായിച്ച് യോഹനൻ പതിനെട്ട് മുപ്പത്തിയേഴ് സ്തോത്രം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുക നീ രാജാവ് തന്നെയോ വായിച്ചാട്ട് പതിനെട്ട് മുപ്പത്തിയേഴ് വായിച്ചു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയോ അല്ലയോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ കണ്ടോ നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ രാജാവ് തന്നെ ഗുരു അങ്ങനെ എന്തായി പറയുന്നത് അവിടെ അങ്ങയുടെ കൈകളിൽ വിലങ്ങ ആ കയ്യിൽ പിടിപ്പിച്ചിരിക്കുന്ന ചെങ്കോലല്ല ഒരു കളിയാക്കി പിടിപ്പിച്ചതാണ് തലയിലിരിക്കുന്ന പൊൻകിരീടമല്ല മുൾക്കിരീടമാ അങ്ങനെ എന്തായി പറയുന്നു അങ്ങനെ രാജാവാണോ മറുപടി ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ രാജാവ് തന്നെയാണ് തീർന്നില്ല കുരിശിന്റെ മുകളിലോട്ട് നോക്കിക്കേ അവന്റെ തലയ്ക്കും ഇതേ വലിയൊരു മേലെഴുത്തുണ്ട് എന്താ മേലെഴുത്ത് വായിക്കുന്നത് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് നമ്മൾ പടത്തിൽ കാണുന്ന നാലക്ഷരമായിരുന്നില്ല നീണ്ട ഒരു ബോർഡായിരുന്നു അത് നമ്മൾ വിശകലനം ചെയ്ത ആ ഭാഗം പരിശോധിച്ചാൽ കാണാൻ കഴിയും യേശുവിന്റെ രണ്ട് കൈകൾ ആ കുരിശിന്റെ കുറിയ ദണ്ണുകളിൽ ആണിയോട് ചേർത്തടിച്ചിരിക്കുക കൈ പത്തിയിലല്ല കൈയുടെ കണം കൈയിലാണ് അടിക്കുന്നത് ആണി അടിക്കുന്നത് ഇങ്ങനെ ആണി അടിച്ച് കിടക്കുമ്പോൾ ആണി അച്ചിരിക്കുന്ന ആ കുറിയ ദണ്ണിനേക്കാൾ നീളമുള്ള വലിയ വീതിയുള്ള ഒരു ബിൽ ബോർഡാണ് കുരിശിന്റെ മുകളിൽ വഴിയെ ഓടിപ്പോകുന്നവർക്ക് പോലും ഓടിച്ചു വായിക്കത്തക്ക വലിപ്പത്തിൽ മൂന്ന് പ്രമുഖ ഭാഷകൾ എഴുതിയിരിക്കുക എബ്രായ ഭാഷ അവിടുത്തെ ലോക്കൽ ഭാഷ വിദ്യാഭ്യാസമുള്ള ഭാഷയായ ഗ്രീക്ക് ഭാഷ ഔദ്യോഗിക ഭാഷയായ റോമൻ ഭാഷ മൂന്ന് ഭാഷകളിൽ എഴുതിയിരിക്കുക എന്താ എഴുതിയിരിക്കുന്നത് നസ്രായന യേശു യഹൂദന്മാരുടെ രാജാവ് ഐ എൻ ആർ ഐ എന്ന് എഴുതാൻ കാര്യം പ്രിയമുള്ളൊരു ആദ്യം ചിത്രകാരൻ അങ്ങനെ വലിയ ബോർഡായിട്ട് വരച്ചപ്പോ ആളുകളൊക്കെ പറഞ്ഞു ആളുകളുടെ ശ്രദ്ധ ആ ബോർഡിലോട്ടാ പോകുന്നത് യേശുവിന് മൂത്തിയല്ലെന്നില്ലെന്ന് അതുകൊണ്ടാണ് അത് ചുരുക്കി നാലക്ഷരമാക്കിയത് ഐ എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ യേശു റെഡ്സ് യൂഡോറം എന്നാണ് ലാറ്റിൻ രൂപം യേസു എന്നുള്ളതിന്റെ ആയി യേസു ലത്തീനിലെ വാക്കാണ് യേസു നാസറനസ് അതാണ് എൻ ഐ എൻ റെഡ്സ് അതിന്റെ ആറ് യൂഡോറം എന്നുള്ള ലാറ്റിനിൽ എഴുതുമ്പോൾ ഐ ഇ e യു നാ തുടങ്ങനെ നോക്കണേ അതാണ് ഐ എൻ ആർ ഐ എന്ന് നാല് അക്ഷരമാക്കി കുറച്ചു നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് അവൻ്റെ തലയ്ക്കും ഇത് വലിയൊരു ബിൽബോർഡ് സ്തോത്രം തീർന്നില്ല അവരവൻ്റെ മൃതശരീരം ഇറക്കി അതുവരെ ആരെയും വെച്ചിട്ടില്ലാത്തതും ഒരു പൂന്തോട്ടത്തിന്റെ നടുക്ക് പാറയിൽ ഉണ്ടാക്കിയതുമായ ഒരു പുതു പുത്തൻ കല്ലറയിൽ നൂറ് റാത്തൽ സുഗന്ധവർഗത്തോടുകൂടെ കൂട്ടിച്ചേർത്ത് വിലപ്പിടിപ്പുള്ള നിർമ്മലശീലയിൽ അവന്റെ മൃതശരീരം ചുറ്റി പൊതിഞ്ഞ് ഈ പുത്തൻ കല്ലറയിൽ വെച്ച് ആ കല്ലറയുടെ വാതിൽ വലിയൊരു കല്ല് കൊണ്ട് അടച്ചു സ്തോത്രം അത് പൂട്ടി ബന്ധവസ് ചെയ്തു അതിനു മീതെ റോമൻ ഇംപീരിയൽ മുദ്ര പതിച്ചു തീർന്നില്ല റോമൻ പട്ടാളത്തെ അവന്റെ കല്ലറയ്ക്ക് കാവലുമാക്കി അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്ന് ദൈവദിനം പറയുന്നത് പോലെ സ്തോത്രം രാജോചിതമായി ഇസ്രായേൽ മക്കൾ രാജാക്കന്മാരെ സംസ്കരിപ്പിക്കുന്നത് പോലെയാണ് യേശുവിനെ സംസ്കരിപ്പിച്ചത് നൂറാത്തൽ സുഗന്ധവർഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വില വരും ലക്ഷങ്ങൾ വില വരും അങ്ങനെ രാജോചിതമായി അവർ അവനെ സംസ്കരിപ്പിച്ചു പക്ഷെ തീർന്നില്ല അവൻ രാജാതിരാജാവാണ് അതുകൊണ്ട് മൂന്നാം നാൾ ആ കല്ലറയെ തുറന്നുകൊണ്ട് റോമൻ മുദ്രയെ തകർത്തുകൊണ്ട് ആ പടയാളികൾ മുഴുവൻ പായ ചകിതരായി ഓടുവാൻ ഇടയാകത്തക്കതുപോലെ മരണബന്ധനങ്ങളെ തകർത്തുകൊണ്ട് എന്റെ ഉയർത്തെഴുന്നേറ്റു അല്ലേ മരണത്തിന്മേലും അധികാരമുള്ള രാജാവാണ് എന്റെ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം ലോകത്തിലെ സകല രാജാക്കന്മാരുടെയും അധികാരം മരണത്തിന് ഇക്കരെ തീരം കൊണ്ട് തീരുമ്പോൾ എന്റെ കർത്താവിന്റെ അധികാരം മരണത്തിന് അങ്ങേ തീരത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്ന് മറന്നു പോകരുത് ഹാലലൂയ്യ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായോ സ്തോത്രം കുറച്ചാൾ മുമ്പ് ദ ഹിന്ദു എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഇറങ്ങുന്ന പത്രത്തിൽ ഒരു ഒരു ഒരു പടം വന്നു ആ വാർത്തയും ഉണ്ടായിരുന്നു എന്താണെന്നറിയാമോ ഈ എൽ ടി ടി തീവ്രവാദികളുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പട്ടാളത്തിന് അറിവ് കിട്ടി അവർ രാത്രി വന്ന് ആ വീട് വളഞ്ഞു വീട് വളഞ്ഞപ്പോൾ എൽ ടി ടി തിരികെ അങ്ങോട്ട് ആക്രമിച്ചു ഇവർ വലിയ സെർച്ച് ലൈറ്റും എല്ലാമായി പട്ടാളം റെഡിയായി വന്നിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പായി ഏറ്റുമുട്ടലായി ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ എൽ ടി കാര് അവർ ഏതോ ഒരു ഗൂഢ വഴിയിൽ കൂടി അവരെ ഇറങ്ങി ഓടി രക്ഷപ്പെടുക ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന കണ്ടിട്ട് പട്ടാളം പുറകെ പുറകെ പോയപ്പോൾ ഒരു സെർച്ച് ലൈറ്റ് ഇവിടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഓടുന്ന വഴി പോയപ്പോൾ നേതാവെന്ന് തോന്നുന്ന ഒരാൾ ഒരാളിനെ സ്പോട്ടിൽ കിട്ടി സെർച്ച് ലൈറ്റിൽ കിട്ടി അയാളിനെ ലക്ഷ്യമാക്കി ഇവർ ഓടുകയാണ് അവൻ മുന്നോട്ട് ഓടുന്നു പട്ടാളം പുറകെ ഓടുന്നു ഓടി ഓടി ഓടി പോകുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവനൊരു കാര്യം ചെയ്തു പോക്കറ്റിൽ കിടന്ന് സയനൈഡ് എടുത്ത് ആ വിളക്കിന് നേരെ തിരിഞ്ഞുകൊണ്ട് വിഴുങ്ങി പോട്ട പോക്കറ്റിൽ കിടന്ന സാധനം എടുത്ത് വിഴുങ്ങി അവിടെ വീണ് ചത്തു പട്ടാളം ഓടി വന്നു ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ആ വലിയ പട്ടാള ഉദ്യോഗസ്ഥൻ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പടം പത്രത്തിൽ വന്നു എന്താ കാര്യം കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി അവൻ പിടിവിട്ടുപോയി ആ വീണ് മരിച്ചു കിടക്കുന്നവന്റെ മുഖത്ത് വിജയഭാവം ഞങ്ങളുടെ അധികാരത്തിൽ നിന്നവൻ പോയി മനസ്സിലായ സഹോദരങ്ങളെ ഈ ലോകത്തിലെ ഏത് അധികാരിയാണെങ്കിലും മരണത്തിന് ഇപ്പുറം കൊണ്ട് അവന്റെ അധികാരം തീരും എന്നാൽ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മരണത്തിനപ്പുറത്തേക്കും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രാജാതിരാജാവായവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അവൻ ഇന്നും ജീവിക്കുന്നു ഹാലേലൂയ പോകരുത് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഹാലേലൂയ ഇവിടുത്തെ വലിയ വലിയ വീരന്മാരായ ആളുകളൊക്കെ ശ്രദ്ധിച്ച് അവർ നമ്മുടെ സാമർഥ്യം കൊണ്ട് തങ്ങളുടെ കഴിവ് കൊണ്ടും തങ്ങളുടെ പണം കൊണ്ടും സംഘബലം കൊണ്ടും ബുദ്ധി കൊണ്ടും ഇവിടുത്തെ അധികാരികളുടെ പിടിയിൽ നിന്ന് അവർ ഒളിച്ചു കഴിയാൻ അവർക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം അവർ രക്ഷപ്പെട്ടെന്ന് കഴിഞ്ഞ് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം പക്ഷേ എന്റെ കർത്താവിന്റെ അധികാരത്തിൽ നിന്ന് ഒളിക്കുവാൻ ഭൂമിയിലാർക്കും കഴിയുകയില്ല മറക്കരുതേ നമ്മളെല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ് സ്തോത്രം ആർക്കും അവിടെ നിന്ന് ഒളിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ ആയുസിൽ ഇവിടെ വെച്ച് തന്നെ അവനോട് നിരന്നുകൊള്ളുവാൻ ഞങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിലൂടി നിങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുകയാണ് ഹാലേലൂയ അതെ കർത്താവിനോട് നിങ്ങൾ നിരന്നുകൊള്ളുക സ്തോത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ സ്തോത്രം പ്രിയ ദൈവമക്കളെ സ്തോത്രം ഈ പ്രവർത്തികൾ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിക്കുക ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചും വായിച്ചേ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ചിന്താ വിഷയം സുവിശേഷത്തിൽ എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് വായിച്ചാട്ടെ പ്രവൃത്തി ഇരുപത്തിനാലിന്റെ വായിച്ചോ വായിച്ചോ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാം വാക്യം ഇരുപത്തഞ്ചാം വാക്യം മതി ആ വായിച്ചു കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദുരുസില്ലയുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു കേട്ടെ ക്രിസ്തുയേശുള്ള വിശ്വാസത്തെ കുറിച്ച് പ്രസംഗം കേട്ടു ക്രിസ്തുയേശുള്ള വിശ്വാസത്തിൽ എന്തൊക്കെയുണ്ട് വായിച്ചു എന്നാൽ അവൻ നീതി നീതി ഇന്ദ്രിയജയം ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി കണ്ടോ കണ്ടോ കണ്ടോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ വചനത്തിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ഒന്ന് നീതി ദൈവനീതി രണ്ട് ഇന്ദ്രിയ ജയം ഇന്ദ്രിയ ജയം മൂന്ന് വരുവാനുള്ള ന്യായവിധി ഇതെല്ലാം സുവിശേഷ സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അതിൽ നീതിയുണ്ട് നീതിയുണ്ട് രാജാതിരാജാവായവനാണ് അവന് മരണത്തിന്മേലും അധികാരമുള്ളവനാണ് അവൻ നീതിമാനാണ് സ്തോത്രം അവന്റെ മുമ്പിൽ നിന്ന് ഒരൊറ്റ പാപിക്കും തടിയൂരാൻ കഴിയുകയില്ല ഒളിച്ചു ഓടുവാൻ കഴിയുകയില്ല അവനെ ന്യായാസത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നിന്നേ മതിയാകിയുള്ളൂ പ്രിയ ദൈവമക്കളെ സ്തോത്രം നീതി നിവർത്തിക്കപ്പെടുവാൻ സ്തോത്രം ദൈവം ഒരുക്കിയതാണ് സുവിശേഷം ഞാൻ ഇത് അല്പം ഒന്ന് വിശദീകരിക്കാം എന്റെ കൂടെ വരണേ സ്തോത്രം പ്രിയ ദൈവമക്കൾ നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ സ്തോത്രം പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഇതൊന്ന് ചൊവ്വേ ശ്രദ്ധിക്കണേ തെറ്റിദ്ധരിക്കരുത് സ്തോത്രം ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് പാപം ക്ഷമിക്കുന്നത് രക്ഷയുടെ രണ്ടാം രണ്ടാം ഘട്ടത്തിലാണ് മനസ്സിലായല്ലോ രക്ഷിക്കപ്പെട്ട് ഒന്നാം ഘട്ടത്തിൽ പാപം ക്ഷമിക്കുകയല്ല പിന്നെ പല പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു സ്തോത്രം ഒന്ന് പാപമോചനം രണ്ട് പാപപരിഹാരം മൂന്ന് പാപത്തിന് പ്രായച്ചിത്തം നാല് പാപത്തിന് നീക്കുപോക്ക് അഞ്ച് പാപത്തിൽ നിന്ന് വിലയ്ക്കു വാങ്ങുക ആറ് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക ഏഴ് യേശുക്രിസ്തു പാപത്തിന് മറുവിലയായി തീരുക എട്ട് പാപം മായ്ക്കുക ഒൻപത് പാപം മറയ്ക്കുക ഇങ്ങനെയുള്ള പദങ്ങളാണ് വിശുദ്ധ തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ഇതൊന്ന് ഞാൻ വിശദീകരിക്കട്ടെ സ്തോത്രം ഒന്നുകൂടെ പറയാം രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷയുടെ ആദ്യ ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുകയല്ല പിന്നെ എന്ത് ചെയ്യുക പാപം മോചിക്കുകയാണ് പാപം പരിഹരിക്കുകയാണ് പാപത്തിന് പ്രായച്ചിത്തം വരുത്തുകയാണ് പാപത്തിന് നീക്കുപോക്കുണ്ടാക്കുകയാണ് പാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങുകയാണ് യേശു നമുക്ക് വേണ്ടി മറുവിലയാകുകയാണ് നമ്മുടെ പാപം മായിച്ചു കളയുകയാണ് ഹാലേ ലൂയ ഇത് ഞാൻ ഒന്നിന്റെ വ്യത്യാസം ഒന്ന് വിശദീകരിക്കാം രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ പാപം ക്ഷമിക്കുകയാണ് ഹാലേ ലൂയ കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ലല്ലോ സ്തോത്രം ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ദയവായി ചോദിക്കണേ സ്തോത്രം അപ്പോൾ എന്താ വ്യത്യാസം പാപം ക്ഷമിക്കുന്നതും പാപം മോചിക്കുന്നതുമുള്ള വ്യത്യാസം എന്താണ് സ്തോത്രം വാക്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നേരം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോവുകയാണ് ശ്രദ്ധിച്ചേ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും വെറും സങ്കല്പം വെറും സങ്കല്പം ഞാന് ഈ പാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വായ്പ വാങ്ങിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക വെറും സങ്കല്പമോ കേട്ടോ ഞാൻ വാങ്ങിച്ചു ഒരു ലക്ഷം രൂപ വായ്പ വാങ്ങിച്ചു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആറു മാസത്തിനകം തിരികെ തരാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരുറപ്പിന് വേണ്ടി ഞാനൊരു പ്രോമിസറി നോട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെക്കും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് കൊടുത്തിരിക്കുക കൊടുത്തിരിക്കുമ്പോൾ കേക്കണേ ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ പാസ്റ്റർ ചോദിച്ചു തേ ബ്രദറേ എനിക്ക് പൈസയുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കൊള്ളാം അവിടെ ഞാൻ ഇതേ എനിക്ക് ഇതൊരു സാവകാശം തരണം ഞാനങ്ങ് തന്നേക്കാം ഇച്ചിരി ഗൗരവമായിട്ട് പറഞ്ഞു പിന്നെയും അഞ്ചാറ് മാസം കഴിഞ്ഞു അപ്പൊ രണ്ടാമത് ബ്രദറേ ഉടനെ തരാമെന്ന് പറഞ്ഞിട്ട് അതിങ്ങ് തന്നില്ലല്ലോ എനിക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ ദേ ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെയും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും ചോദിച്ചു എന്തൊരു കാര്യം ഈ മനുഷ്യന്റെ ആ നിന്ന് ആകെ കൂടി ഒരു ഇച്ചിരി ചില്ലറയും മേടിച്ചു ഈ മനുഷ്യൻ ഇടമലം തിരിയാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങ് തരാമെന്ന് പറഞ്ഞില്ലേ ഇതെന്തായി പറയുന്നേ എന്തായി പറയുന്നേ ഞാനങ്ങ് തരും ഇനി എന്നോട് ഇത് ചോദിച്ചേക്കരുത് ഇനി ഞാൻ ഇച്ചിരി ചൂടായി പറഞ്ഞു എന്ന് ഇരിക്കട്ടെ സങ്കല്പാട്ടോ കൊള്ളാമല്ലോ കാശ് മേടിച്ചതും പോരാ തിരിച്ചു തരാതിരിക്കുന്നതും പോരാ ഇപ്പൊ ആള് തലേക്കേറി സംസാരിക്കുകയാണോ ഒരു മര്യാദ വേണ്ടേ ശരി എന്റെ കയ്യിൽ പ്രോമിസറി നോട്ടും ചെക്ക് ഇരിപ്പുണ്ട് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക പാസ്റ്റർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുക പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകുമ്പോൾ വെറും സങ്കല്പാട്ടോ കംപ്ലൈന്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഞങ്ങളുടെ രണ്ടുപേർക്കും കൂട്ടുകാരായ ചില സഹോദരങ്ങൾ മീൻസ് ജോർജ് ആയൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിചയക്കാരനാ പിന്നെ ഗിവറീസ് പാസ് ഞങ്ങളുടെ പരിചയക്കാരനാ കുറെ പേര് ഇവരെല്ലാം കൂടെ കിട്ടി ആ പിന്നെ ഗിവറീസ് പാസ് ബിരി തോമസിനെതിരെ കേസ് കൊടുക്കാൻ പോകാന്ന് സു എന്റെ ദൈവമേ അതെന്താ ഉടനെ ഇവരെല്ലാം കൂടെ വന്നു പാസ്റ്റർ വിളിച്ചു ഗർസിം പാസ്റ്ററെ അങ്ങ് ക്ഷമിക്ക് അങ്ങ് ക്ഷമിക്ക് അങ്ങ് ക്ഷമിക്ക് അങ്ങ് ക്ഷമിക്ക് ദൈവം തന്നതല്ലേ ഉള്ളൂ ദൈവത്തിന് തരാൻ കഴിയും അങ്ങ് ക്ഷമിക്ക് ആ മനുഷ്യനെ ഇടം വലം വിടുന്നില്ല അവസാനം ഗതി കെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ആട്ടെ ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു കേൾക്കുന്നുണ്ടോ ഞാനങ്ങ് ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു നോക്കണേ അദ്ദേഹം ഞെരുങ്ങുന്നു ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുമുണ്ട് അത് എന്തോ ചെയ്തു ക്ഷമിച്ചു അവിടെ ഒരു നീതി നിഷേധമുണ്ട് കേക്കണേ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും കേട്ടെ മോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ആയപ്പോൾ ഉടനെ ബാസ് പറഞ്ഞു കൊള്ളാമല്ലോ ഇവർ വന്ന് നിർബന്ധി വാസ ക്ഷമിക്ക് ക്ഷമിക്ക് കേസ് കൊടുക്കണ്ട അയാളെ പോലീസ് പിടിച്ചകത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാശ് കിട്ടോ ക്ഷമിക്ക് ക്ഷമിക്കെന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞു കൊള്ളാമല്ലോ എനിക്ക് വളരെ ഞെരുക്കമുണ്ട് എനിക്ക് കാശിന് അത്യാവശ്യമുണ്ട് നിങ്ങൾ അങ്ങനെ പറയാം അതുകൊണ്ട് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും കുറെ പറയും ഇപ്പൊ ഇതിന് പത്തൊമ്പത് പേരെന്നെ വിളിച്ച് അങ്ങർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാരും കൂടെ നോക്കിയാലേ എനിക്ക് ഇച്ചിരി പൈസ ഇച്ചിരി പൈസ ഇങ്ങ് തരരുതോ അതൊരു കൊള്ളാം ശരി ഉടനെ ഒരാൾ പറഞ്ഞു ഞാൻ അയ്യായിരം രൂപ തരാം അടുത്ത ആൾ ഞാൻ അയ്യായിരം തരാം അവിടെ നിന്നവരിൽ ഞാൻ എല്ലാവരോടും പറയുന്നു ഇരുപത് പേര് അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഇരുപത് പേര് അയ്യായിരം രൂപ ആവുമ്പോൾ എത്രയായി ഒരു ലക്ഷം രൂപയായി എന്നുകൊണ്ടുവരാം അടുത്ത ഒന്നാം തീയതി ശരി അടുത്ത ഒന്നാം തീയതി പിറ്റേ ഒന്നാം തീയതിയിൽ ഈ പത്തൊൻപത് പേര് പൈസ കൊണ്ടുവന്നു ഒരാൾ ലീഡറായിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയിരം രൂപ അങ്ങോട്ട് പൈസ പുറത്ത് വെച്ചു ബാക്കി പേരും കൊണ്ട് അങ്ങോട്ട് ഇട്ടു ഇട്ടപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ട് എന്നെയും വിളിച്ചു പാസ്റ്ററെയും വിളിച്ചു ഈ ഒരു ലക്ഷം രൂപയും എടുത്ത് ഈ ഈ ലീഡറായി നിൽക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ എൻ്റെ കയ്യിലോട്ട് തന്നു എൻ്റെ കയ്യിലോട്ട് തന്ന് പാസ്റ്റർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാനുള്ളത് അതെ അപ്പോൾ ഞാൻ ചോദിച്ചു പാസ്റ്ററെ ഞാൻ എത്ര രൂപ തരാനുള്ളേ ഒരു ലക്ഷം രൂപ ഇത് എത്ര രൂപ ഉണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ട് വാങ്ങിച്ചു വാങ്ങിച്ചു പശ വാങ്ങിച്ചു കൂടെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ അഹങ്കാരിയ വാങ്ങിച്ചു പാസുക പണത്തിന് അത്യാവശ്യമുണ്ട് അദ്ദേഹം അങ്ങ് വാങ്ങിച്ചു അദ്ദേഹം അങ്ങ് വാങ്ങിച്ചാൽ പ്രോമിസറി പ്രോമിസറിനൊട്ടും ചെക്കും അദ്ദേഹം വെച്ചേക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ല മറ്റൊരു സാഹചര്യം ഇത് ഒരു ലക്ഷം രൂപ കൊണ്ട് പാസുക കൊടുത്താട്ടെന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് കൈ നീട്ടി തല കുനിച്ച് ആ പണം വാങ്ങിച്ച് പാസ്റ്ററുടെ കയ്യിലോട്ട് കൊടുത്തു പാസ്റ്ററുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ആ പണം വാങ്ങിച്ചിട്ട് ആ ചെക്കും പ്രോമിസറിനോട്ടും എൻ്റെ എന്റെ കയ്യിലോട്ട് ഇങ്ങ് തന്നു അതെന്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ അത് എന്റെ കയ്യിലോട്ട് പണം തന്ന ബ്രദറിന്റെ കയ്യിലോട്ട് ഞാനങ്ങ് കൊടുത്തു അദ്ദേഹം അത് ഉയർത്തിപ്പെടുത്തേ ഉപദേശിക്കെതിരായ രേഖയാ രേഖ കീറിക്കളഞ്ഞേക്കട്ടെ ഈ പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് പേരും പറഞ്ഞു കീറിക്കളഞ്ഞേര് കുഴപ്പമില്ല വേഗം അത് കീറി ചുരുട്ടി വേശോട്ടെ കളഞ്ഞു അവിടെ ഒരു മോചനമുണ്ടായി കൂടുണ്ടോ അവിടെ എന്തോ ഉണ്ടായി മോചനമുണ്ടായി മോചനമുണ്ടായി ഒരു പരിഹാരമുണ്ടായി ഒരു പ്രായച്ചിത്തമുണ്ടായി ഒരു നീക്കുപോക്കുണ്ടായി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ ഒരു പരിഹാരമുണ്ടായി അവിടെ ഒരു മോചനമുണ്ടായി അവിടെ ഒരു നീക്കുപോക്കുണ്ടായി സ്തോത്രം എന്നാൽ കേക്കനെ ആദ്യത്തെ കേസിൽ അദ്ദേഹത്തിന് പണം കൊടുത്തെങ്കിലും ഞാൻ അതിൽ പങ്കാളിയാകാഞ്ഞതുകൊണ്ട് കടക്കാരൻ അതിൽ പങ്കാളിയാകാഞ്ഞതുകൊണ്ട് എനിക്കെതിരായുള്ള രേഖ അദ്ദേഹത്തിന് കൈവശമിരിക്കും വെച്ച് കേൾക്കുന്നുണ്ടോ എല്ലാവരും സ്തോത്രം പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞത് ഉദാഹരണമായിട്ട് ഈ വലിയ സത്യം വെളിപ്പെടുത്താനാണ് സഹോദരങ്ങളെ ആദാമ്യവർഗം മുഴുവൻ പാപത്തിന്റെ കടത്തിലാ പാപത്തിന്റെ കടത്തിലാ നമ്മുടെ പാപക്കടത്തിന്റെ പരിഹാരത്തിന് യേശു ക്രിസ്തു മുഴുവൻ വിലയും കാൽവറിയിൽ കൊടുത്തു കഴിഞ്ഞു മുഴുവൻ വിലയും കാൽവറിൽ കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം അല്ലേ ലൂയ ഞാനും നിങ്ങളും അതിൽ പങ്കാളിയാകണം ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തു എന്നോടുള്ള കരുതലിൽ എന്നോടുള്ള സ്നേഹത്തിൽ സ്തോത്രം എനിക്ക് പകരമായി സ്തോത്രം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ സ്ഥാനത്തെന്റെ യേശു മരിച്ചു യേശുവിന്റെ മരണം എന്റെ മരണമാണെന്ന് ഞാൻ ഹൃദയപൂർവം വിശ്വസിച്ച് വായി കൊണ്ടതേ ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയായി ഒരു പുതിയ ജീവിയായി തീരുവാൻ എന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ പാപം മോചിച്ചു എന്റെ പാപം പരിഹരിച്ചു എന്റെ പാപത്തിന് നീക്കുപോക്കുണ്ടായി എന്റെ പാപത്തിന് പ്രായച്ചിത്തമായി ഞാൻ പാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടു ലൂയ എനിക്കെതിരായിരുന്ന കയ്യെഴുത്ത് മായിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് അല്ല ലോകത്തിൽ ജനിച്ചു ജീവിക്കുന്ന സകലരുടെയും പാപത്തിന് പരിഹാരമായി വീണ്ടെടുപ്പിനായി മുഴുവൻ വിലയും യേശു ക്രിസ്തു കാൽവറിൽ കൊടുത്തു തീർത്തു അല്ലേലൂയ ഇനി എന്ത് ചെയ്യണം സ്തോത്രം ഇതിൽ പങ്കാളിയാകുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം പ്രിയ ദൈവമക്കളെ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോഴാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപം നമ്മളോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും അനുസരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ഹാലരൂയ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ തന്റെ പാപം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ കൃപയ്ക്കായി അപേക്ഷിച്ച് സ്തോത്രം പാപം ഉപേക്ഷിക്കുവാൻ തന്നെ ദൈവസനിൽ തീരുമാനമെടുത്ത് അവന്റെ ചുവടുകൾ എടുക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുകയാണ് എന്നാൽ രക്ഷയുടെ ആദ്യ ഘട്ടത്തിൽ ജീവിതത്തിൽ പാപം മോചിക്കുകയാണ് വ്യക്തമായോ സഹോദരങ്ങളെ ഹാലൂയ ആട്ടെ ഞാൻ ചോദിക്കട്ടെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനി ആദ്യത്തെ ചുവട് മാനസാന്തരപ്പെട്ടിട്ട് ഹല്ലേരൂയ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാണെന്നുള്ള സമർപ്പണമുണ്ടാകണം ഹല്ലേലൂയ യേശുവിന്റെ മരണം എന്റെ മരണമാണെന്ന് അംഗീകരിക്കണം എനിക്ക് ഇത് വളരെ വിശ്വസിക്കും വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് സ്തോത്രം പ്രിയമുള്ളവരെ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പസ്തോന്മാർ സുവിശേഷം പ്രസംഗിച്ചത് തിരുവെഴുത്തിൽ കൊടുത്തിരിക്കുന്ന ചില വാക്യം ഒന്ന് വായിച്ചേക്കണേ മത്തായുടെ മീൻസ് പ്രവർത്തിയുടെ പുസ്തകം രണ്ടാമത്തെ മുപ്പത്തിയാറാം വാക്യം ചെറിയ വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തിയാറ് നിങ്ങൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ആണോ ദൈവം കർത്താവ് മതി മതി മതി നിങ്ങൾ ക്രൂശിച്ച യേശു മൂന്നിന്റെ പതിമൂന്ന് പതിനാലും മൂന്നിന്റെ പതിമൂന്നും പതിനാലും മൂന്നിന്റെ പതിമൂന്നും പതിനാലും വായിച്ചു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു വായിച്ചു അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു വായിച്ചു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു നിങ്ങൾ പരിശുദ്ധനെ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു കൊലപാതകന് വേണ്ടി നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾ കൊലപാതകന് വേണ്ടി വാദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു നിങ്ങൾ കൊന്നുകളഞ്ഞു നിങ്ങൾ ക്രൂശിച്ചവൻ നിങ്ങൾ കൊന്നുകളഞ്ഞവൻ നിങ്ങൾ തള്ളിപ്പറ പറഞ്ഞവൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തവൻ ഹല്ലേലൂയ ചില വാക്കുകൂടെ ഒന്ന് വായിച്ചാട്ടെ നാലിന്റെ പത്ത് നാലിന്റെ പത്ത് നാലിന്റെ പത്ത് തൊട്ടടുത്ത് വായിച്ചു നാലിന്റെ പത്ത് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനുമായി മതി നിങ്ങൾ ക്രൂശിച്ചവനും അഞ്ചിന്റെ മുപ്പത് അഞ്ചിന്റെ മുപ്പത് വായിച്ചു വായിച്ചു അഞ്ചിന്റെ മുപ്പത് മനുഷ്യരെക്കാൾ ദൈവം നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശു സ്തോത്രം ഒത്തിരി വാക്യങ്ങളുണ്ട് എല്ലാം വായിക്കാൻ പോയ നേരമില്ല ഏഴിന്റെ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നൊക്കെ വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും നിങ്ങൾ ക്രൂശിച്ചവൻ അധികാരികളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസും മറ്റും പറയുക അതുകൊണ്ടാണ് ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യക്കാരുമാകയാലും അവരുടെ ധൈര്യം കാണുകയാലും അവർ അമ്പരന്നുപോയി സ്തോത്രം കേൾക്കണേ നിങ്ങൾ ക്രൂശിച്ചവൻ നിസാര കാര്യമല്ല നമുക്കറിയാമല്ലോ ഇവിടെ ഇവിടെ കണിച്ചുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു വലിയൊരു അപകടമുണ്ട് ഉണ്ടായി അതൊരു കൊലപാതകമായിരുന്നു ആദ്യം അപകടമാണെന്ന് പറഞ്ഞു എഴുതി തള്ളി പിന്നെ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു അത് സാക്ഷി പറഞ്ഞ ആളുകൾ അടുത്തൊരു ഫാക്ടറിയിലെ വാച്ച്മാൻ ഉണ്ട് അയാൾ പറഞ്ഞു ഞാൻ കണ്ടതാ ഞാൻ വെള്ളമെടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ മീൻസ് കാറ് എതിരെ വരുന്നു ലോറി എതിരെ വരുന്നു അത് കണ്ടപ്പോൾ ലോറി വെട്ടിച്ച് കാറിന്റെ നേരെ ചെന്ന് നേരെ ഇടിക്കാൻ പറഞ്ഞു കാറ് തിരിച്ചു വെട്ടിച്ച് അങ്ങോട്ട് പോയപ്പോൾ അതിന്റെ പുറകെ പിന്നെയും ലോറി ചെന്നു പിന്നെയും കാർ വെട്ടിച്ചപ്പോൾ ഒരു ഒരു ഒരു ഒരു പഴുതും കൊടുക്കാതെ അതിന് മൂളി കൂടെ ഇടിച്ച് കയറി കൊല്ലുന്നത് ഞാൻ കണ്ടതാ അയാൾ പറഞ്ഞു അത് രേഖപ്പെടുത്തി പത്രമായ പത്രത്തിലെല്ലാം വന്നു കുറെ കഴിഞ്ഞപ്പോൾ സാക്ഷി മൊഴി മാറി സാക്ഷി മൊഴി മാറി എന്താ സാക്ഷി മൊഴി പറഞ്ഞു ആ ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോ എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോ കാറിൽ ഓരും കൂടി ഇടിച്ചു കിടക്കുന്നത് കണ്ടു മനസ്സിലാവുന്നുണ്ടോ എന്തു പറ്റി എന്തു പറ്റി ശ്രദ്ധിക്കണേ എന്താ എന്നറിയാമോ ദേ ഒരു കാര്യം ഇവര് എന്ന് അയാളെ കണ്ടു വാച്ച്മാനെ കണ്ടു വാച്ച്മാനെ കണ്ടേച്ച് പറഞ്ഞു ദേ ഒരു കാര്യം താൻ കണ്ടോ ഒക്കെ ശരിയാ കാര്യമൊക്കെ ശരിയാ പക്ഷെ ഞങ്ങളുടെ പിള്ളേർക്കെതിരെ നീ സാക്ഷി പറഞ്ഞേച്ച് കോടതി കയറി എഴുന്നള്ളിച്ചേച്ച് തോളെ തല കൊണ്ട് നടക്കാമെന്നും മറ്റും വിചാരിക്കണ്ട കേട്ടോ പിള്ളേർ പുറത്തിറങ്ങും അല്ലെ വേറെ ആൾ പുറത്തുണ്ട് ശരിപ്പെടുത്തി കളി കുടുംബം വെളുപ്പിച്ച് കളി അതുകൊണ്ട് സി സഹകരിച്ച നല്ലത് ഒടുവിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വില പേശി എന്തോ വേണം പത്ത് ലക്ഷം വേണം ഒടുവിൽ പറഞ്ഞു അഞ്ചു ലക്ഷം തരാവിടൂ മിണ്ടരുത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ തനിക്ക് തനിക്ക് ഇപ്പം അങ്ങനെ എഴുന്നള്ളിച്ചിട്ട് തനിക്ക് എന്നാ നേടാനാ ഇവിടെ അഞ്ചു ലക്ഷം രൂപ തനിക്ക് തരും അല്ലേ ശരിപ്പെടുത്തും ഈ ഭീഷണിയുടെയും പ്രലോഭനത്തിന്റെയും മുമ്പിൽ ആള് മാറി മനസ്സിലാവുന്നുണ്ടോ അധികാരിക്കെതിരെ നീ കൊലപാതകം ചെയ്തെന്ന് പറയുവാൻ നല്ല ചങ്കൂറ്റം വേണം തന്നെയല്ല ജീവനെ പണയം വെക്കാൻ തയ്യാറുള്ളവനെ അത് പറയാൻ കഴിയുള്ളൂ ഇതാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത് നിങ്ങൾ ക്രൂശിച്ചവൻ നിങ്ങൾ തള്ളിപ്പറഞ്ഞവൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തവൻ നിങ്ങൾ കൊലപാതകനെ തെരഞ്ഞെടുത്തു ഹാരലൂയ ഇങ്ങനെ അവർ മുഖത്ത് നോക്കി പറയുകയാണ് ഹാരലൂയ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ സ്തോത്രം അഞ്ചിന്റെ ഇരുപത്തിരൊന്ന് വായിച്ചേ പ്രവൃത്തി അഞ്ചിന്റെ ഇരുപത്തെട്ടൊന്ന് വായിച്ചു വായിച്ചേ അഞ്ചിന്റെ ഇരുപത്തെട്ട് വായിക്കുവാണ് അതിന്റെ ഇഫക്റ്റ് എന്തായിരുന്നു അവർ തന്നെ പറയുന്നുണ്ട് പത്രോസും ശേഷാപ്പോസ്തന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേൽ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ അത് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ബ്രദറിന്റെ മുകളിലത്തെ വാക്യം വായിച്ചു അഞ്ചിന്റെ ഇരുപത്തെട്ട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ എരുസലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു അടുത്തത് ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേലെ കൊണ്ടുവരുന്നു സുവിശേഷം കേട്ടവർക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ തല കൊണ്ടുവരുന്നു കാര്യമെന്താ ഇവര് പറഞ്ഞത് എന്തുവാ നിങ്ങൾ ക്രൂശിച്ചു നിങ്ങൾ തള്ളിപ്പറഞ്ഞു നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു സ്തോത്രം അവന്റെ രക്തം ഞങ്ങളുടെ മേലെ കൊണ്ടുവരുന്നു സഹോദരങ്ങളെ യേശുവിനെ ക്രൂശിച്ചത് ആരാണ് യേശുവിനെ ക്രൂശിച്ചത് ആരാണ് പീലാത്തോസോ കൊള്ളാം യഹൂദ മേധാവികളോ കൊള്ളാം യേശുവിനെ ക്രൂശിച്ചത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഇടറിയ തൊണ്ടയോടെ ഗദ്ഗതത്തോടെ നുറുങ്ങിയ മനസ്സോടെയുള്ളവൻ പറയും ഈ ഞാനാണ് ഈ ഞാനാണ് ഈ ഞാനാണ് സ്തോത്രം യേശുവിന്റെ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട് എത്ര പേര് ഇതേറ്റ് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് ഇതേറ്റു പറഞ്ഞിട്ടുണ്ട് ഹലേലൂയ യേശുവിന്റെ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട് ഹലേലൂയ പ്രിയമുള്ള നമ്മൾ യേശുവിന്റെ രക്തമൊക്കെ അങ്ങ് പറയുന്ന വലിയ ഏതാണ്ട് ഒരു ടാലിസ്മാൻ പോലെ ഏതാണ്ട് ഒരു ഒരു ഒരു പുണ്യാഹൻ കിട്ടുന്ന പോലെ നമ്മൾ യേശു രക്തത്തെ കുറിച്ച് പറയുന്നത് അങ്ങനല്ല പറയേണ്ടത് ശ്രദ്ധിച്ച് ഒരുവന്റെ രക്തം എന്റെ കയ്യേലുണ്ടെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ അത് നിസ്സാര കാര്യമാണോ വേദവസ്തം പരിശോധിക്കുമ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ അർത്ഥം യേശുവിനെ ക്രൂശിക്കുവാൻ ഞാൻ കാരണക്കാരനായി എന്റെ പാപം നിമിത്തം യേശു ക്രൂശിക്കപ്പെട്ടു ഹല്ലേലൂയ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ യേശുവിന്റെ എന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് അംഗീകരിക്കുകയാണ് പാപം ചെയ്തവൻ ഞാനാണ് ദൈവനീതന് മുൻപാകെ ഞാൻ വിധിക്കപ്പെട്ടവനാണ് മരണത്തിനും നരകത്തിനും വിധിക്കപ്പെട്ടവനാണ് എന്നാൽ എന്നെ വിടുവിക്കുവാൻ എന്റെ സ്ഥാനത്ത് എനിക്ക് പകരം എന്റെ കർത്താവ് ക്രൂശിന്മേൽ യാഗമായി യേശുവിന്റെ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട് അപ്പാ ഞാനിത് അംഗീകരിക്കുന്നു ഹല്ലേ ഇത് ദൈവനീതിയുടെ നിവർത്തീകരണമാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പാപം മോചിക്കുന്നു പാപം പരിഹരിക്കുന്നു പാപം മറയ്ക്കുന്നു പാപത്തിന് പ്രായച്ചിത്തമുണ്ടാകുന്നു പാപത്തിന് നീക്കുവക്കുണ്ടാകുന്നു ഹല്ലേലൂയ വെറുതെ എന്റെ മോന തോമസ് അവൻ പശ്ചാത്തപിക്കുന്നു അവൻ ഇതാ വിശ്വസിക്കുന്നു എന്നോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു അങ്ങനല്ല അങ്ങനല്ല എനിക്കെതിരായുള്ള ദൈവനീതിയുടെ വിധി സ്തോത്രം എന്റെ മേൽ നിറവേറത്തക്കതുപോലെ യേശു എന്റെ സ്ഥാനത്ത് മരിച്ചു ആ മരണം എന്റെ മരണമാണ് ആ മരണത്തിൽ എനിക്ക് പങ്കുണ്ട് ഹല്ലേലൂയ ഇത് അംഗീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി ആ അനുഭവമുള്ളവർ കാര്യങ്ങൾ ഇവർക്ക് ദൈവത്തോട് മഹത്വപ്പെടുത്താം ഹലേലൂയ അത് യേശുവിന് ഒരു രക്തം എന്റെ മേലുണ്ട് അതെന്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്താ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തല കൊണ്ട് അംഗീകരിക്കുകയല്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ബ്രദറേ സിസ്റ്ററേ ഇത് മനസ്സിലായോ തല കൊണ്ട് അംഗീകരിച്ചാൽ പോരാ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം സ്തോത്രം അതാണ് റോമാലേഖനം പത്താം അധ്യായം അതിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നേരം പോയല്ലോ ഞാൻ എന്ന് പറയാം എന്താണ് വ്യത്യാസം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതും തല കൊണ്ട് അംഗീകരിക്കുന്നതും വ്യത്യസ്തമാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിൽ പങ്കാളിയാവുകയാ സ്തോത്രം നേരം പോയി എങ്കിലും നമുക്ക് പരിചയമുള്ള ഒരു ഉദാഹരണമുണ്ടല്ലോ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പഴയ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ ആ ഉദാഹരണത്തിൽ നമുക്കറിയാം ഒരു ടൈറ്റ് റോപ്പ് വോക്കർ എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചു കിട്ടി ഞാനിന്മേൽ മീൻസ് അക്കരെ ഇക്കരെ കളിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ പ്രസിദ്ധപ്പെടുത്തി നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ വലിച്ചു കിട്ടിയിരിക്കുന്ന ഞാണിൽ താൻ അക്കരെ ഇക്കരെ നാല് പ്രാവശ്യം പോകുമെന്ന് ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഞാൻ അക്കരെ ഇക്കരെ പോകുമെന്ന് പ്രസിദ്ധപ്പെടുത്തി നോക്കണേ അത് കാണാൻ രണ്ട് കരയിലും അമേരിക്കൻ തീരത്തും കാനഡ തീരത്തും ആയിരങ്ങൾ തടിച്ചുകൂടി ആ നിശ്ചിത സമയം വന്നപ്പോൾ <clears throat> അദ്ദേഹം വന്നു ഈ ഞാനിന്മേൽ കളിക്കാരൻ വന്നു ടൈറ്റ് ഓഫ് വോക്കർ വന്നു തന്റെ ബാലൻസിംഗ് റോഡ് തൂക്കി എന്നിട്ട് ഈ ചരടെ കയറി കയറി അക്കരെ നേരെ നടക്കുക നടന്ന് നടന്ന് പോവുക ആളുകൾ ശ്വാസമടക്കി നിന്നു ആ ഹെയ്സിൽ മീൻസ് മഞ്ഞു പോലെ ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന ആ ഹെയ്സി ആറ്റ്മോസ്ഫിയറിൽ ഇവൻ പതുക്കെ കണ്ണിന് മറയുന്നത് ഒരു ശ്വാസമടക്കി നിൽക്കുക പെട്ടെന്ന് മറഞ്ഞു മറുകരയിൽ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുക അവൻ വരുന്നുണ്ടോ നോക്കിയപ്പോൾ ഉണ്ട് പതുക്കെ അവന് മഞ്ഞ് പോലുള്ള അന്തരീക്ഷത്തിൽ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അവനെ അടുത്തടുത്ത് വരുന്നോറും അവർ ആശ്വസിച്ചു അവർ കൈയടിച്ചു അവനിത് നേടി അവൻ നേടി കൈയടിച്ചു എല്ലാവരും അവനെ വരവേറ്റു വരവേറ്റ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു കൊള്ളാം മിടുക്കൻ എന്നാലും ആ ബാലൻസിങ് റോഡ് കറക്റ്റ് പിടിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടു അത് കേട്ടപ്പോൾ അവനങ്ങ് അത്ഭുതമായി അതെങ്ങനെ ശരിയാകുന്നത് ബാലസിംഗ് റോഡ് കറക്റ്റ് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ അവന് വിഷമമായി ഉടനെ അവൻ ചോദിച്ചു അവൻ നായയെ ചൂണ്ടിട്ട് ദേ ഈ പട്ടിയെ എനിക്ക് അക്കരെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കുറെ പേര് ബുദ്ധിമുട്ടാ കുറെ പേര് പറഞ്ഞ് ഒക്കും ഇവൻ ആ പട്ടിയെ വാരി പിടിച്ചു മറുകരയിലേക്ക് ഇക്കരെ നോക്കി നിന്നവരുണ്ടോ ഇവൻ പട്ടിയെ പിടിച്ചോണ്ട് വരുന്നു അത്ഭുതപ്പെട്ടു കരഘോഷം മുഴക്കി അവനെ അഭിനന്ദിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു എനിക്കൊരു മനുഷ്യനെ അക്കരെ കൊണ്ടുപോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവര് പറഞ്ഞു സാഹചര്യത്തിന് ഗൗരവം മനസ്സിലാക്കാത്ത നായെ കൊണ്ടുവരാമെങ്കിൽ സാഹചര്യത്തിന് ഗൗരവം മനസ്സിലാക്കുന്ന മനുഷ്യനെ തീർച്ചയായും കൊണ്ടുപോകാം എല്ലാവരും പറഞ്ഞു തീർച്ചയായും കൊണ്ടുപോകാം തീർച്ചയായും കൊണ്ടുപോകാം ആട്ടെ ഹൂ വിൽ വളണ്ടിയർ ആരാണ് വോളണ്ടിയർ ആയിട്ട് മുമ്പോട്ട് വരുന്നത് എല്ലാവരും പുറകോട്ട് മാറി ആൾക്കൂട്ടത്തിൽ നോക്കിയോണ്ട് ആരുണ്ട് മുമ്പോട്ട് വരാം തല കൊണ്ട് സമ്മതിച്ചു തല കൊണ്ട് സമ്മതിച്ചു great you can you can you can but why don't you come forward and be the volunteer dear എല്ലാവരും മാറി മാറി മാറി ഇങ്ങനെ അവൻ നോക്കി നിൽക്കുമ്പോൾ കേട്ടി ഈ ഞാൻ എന്മേൽ കളിക്കാരന്റെ ഒൻപത് വയസ്സുള്ള മകൻ ഓടി ആൾക്കൂട്ടത്തിൽ ഓടി വന്ന് അപ്പന്റെ മുമ്പിലോട്ട് രണ്ട് കൈ ഉയർത്തി പിടിച്ചോണ്ട് മനസ്സിലായോ അപ്പാ ഞാനിതാ റെഡി എന്നെ പിടിച്ചോ എന്നെ എടുത്തോളൂ മകന് അപ്പനെ കുറിച്ച് കൊണ്ടുള്ള ഒരു അംഗീകാരം മാത്രമല്ല ഹൃദയം കൊണ്ട് അപ്പനെ ഒന്ന് സ്നേഹിക്കുന്നുണ്ട് അവന്റെ വിശ്വാസം തല കൊണ്ടുള്ള അംഗീകാരമല്ല ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ അതിൽ പങ്കാളിയാകുവാൻ ഹല്ലേലൂയ അതേ യേശു എന്റെ സ്ഥാനത്ത് എനിക്ക് പകരം മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമെങ്കിൽ അവൻ പരിശുദ്ധനാണ് സ്തോത്രം പാപി ഞാനാണ് ആണ് ഇതൊന്ന് അംഗീകരിക്കുമെങ്കിൽ സ്തോത്രം സ്തോത്രം നമ്മൾ അതിൽ പങ്കാളിയാകാൻ നമ്മൾ ഏൽപ്പിക്കും സ്തോത്രം എൻ്റെ യേശു സ്തോത്രം രാജാതിരാജാവും കർത്താധി കർത്താവും സ്തോത്രം താൻ മാത്രം അമർത്യതയുള്ളവനും പാപരഹിതനും പാപത്തെ കണ്ടുകൂടാതെ വണ്ണം സ്വച്ഛ കണ്ണുള്ളവനുമാണ് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതേ സ്തോത്രം ഒരു യാഗമൃഗം പോലെ ദൈവത്തിന്റെ കുഞ്ഞാട് എനിക്ക് പകരം യാഗമാകുകയായിരുന്നു ഹല്ലേലൂയ ഒരു യാഗമൃഗം പോലെ അവന് യാഗമാകുകയായിരുന്നു ഹലേലൂയ ഒരു യാഗമൃഗത്തെ യാഗം കഴിക്കുന്നതിന് മുമ്പ് പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരും പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ ആടാണെങ്കിൽ അതിന്റെ മൂക്കിന്റെ അറ്റം മുതൽ വാലിന്റെ അറ്റം വരെ പരിശോധിക്കും ഒരൂനവുമില്ലെന്ന് ഉറപ്പുവരുത്തും അടുത്തത് കൊമ്പിന്റെ അറ്റം മുതൽ കുളമ്പിന്റെ അറ്റം വരെ പരിശോധിക്കും വല്ല കുറവുണ്ടോന്ന് ഇല്ല ഒരുവിനുമില്ല എന്ന് വിധി എഴുതിയ ശേഷം അതിന്റെ തലയിലോട്ട് ഈ പാവിയായ മനുഷ്യൻ കൈവച്ച് തന്റെ പാപം മുഴുവരേറ്റു പറഞ്ഞതിനെ ചുമത്തും ചുമത്തി കഴിയുമ്പോൾ ഈ പുരോഹിതനെന്തിനെ വലിച്ചോണ്ട് അങ്ങ് പോവും മനസ്സില്ലാത്ത ആടിനെ വലിച്ചോണ്ട് പോകുന്നത് ഈ ഭാവിയായ മനുഷ്യൻ നോക്കി നിൽക്കും താൽമൂതിൽ അതിന്റെ വിശദീകരണമൊക്കെ ഉണ്ട് പലപ്പോഴും ചെയ്യുന്നത് രണ്ട് കൈകളും മാറത്തിങ്ങനെ പിണച്ചു വെച്ച് തല കുനിച്ച് ആ ആട് ഇങ്ങനെ പോകുന്നത് അവൻ നോക്കി നിൽക്കും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെവിയേൽ പിടിച്ചുകൊണ്ട് ഏത്തമിടുന്നത് പോലെ അവൻ നോക്കണേ അപരാധം ചെയ്തവൻ നോക്കണേ അനുതാപിയാ മക്കളായി അനുതാപത്തോടെ ഇങ്ങനെ കൈമാറത്ത് വിണിച്ചു വെച്ചുകൊണ്ടൊക്കെ വളരെ അനുതാപത്തോടെ കുനിച്ച് അവനിങ്ങനെ നിൽക്കും നിൽക്കുമ്പോൾ ഈ ആടിനെ കൊണ്ടുപോവുക കൊണ്ടുപോയി അവരതിനെ കൊല്ലും നിലവിളിയോടെ അത് ചാകുമ്പോൾ ഇവൻ വിളിച്ചു പറയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്റെ പാപം വഹിച്ചു കൊണ്ടുപോയാട് എനിക്ക് പകരമായി അത് കൊല്ലപ്പെട്ടു അതിന്റെ രക്തത്താൽ എനിക്ക് താൽക്കാലികമായ ഒരു മോചനമുണ്ട് ആ യാഗരക്തം യാഗപീഠത്തിന്മേൽ തളിക്കുമ്പോൾ അതിന്റെ ശരീരം അവിടെ യാഗമാക്കുമ്പോൾ എന്റെ പാപത്തിനൊരു പരിഹാരം വന്നു എന്ന മനസമാധാനത്തോടെ ഇവൻ പോകുകയായിരുന്നു ഹല്ലേ ലൂയ്യ എന്നാൽ ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവറിയിൽ യാഗമായി ഈ ആടിനെ പരിശോധിക്കുന്നത് പോലെ അഞ്ച് കോടതികളിൽ ഏഴ് റൗണ്ട് അവർ കർത്താവിനെ പരിശോധിച്ചു അഞ്ച് കോടതികളിൽ ഏഴ് റൗണ്ട് ഒന്നാമത് ഹന്നാവിന്റെ കോടതിയിൽ പരി അവനെ പരിശോധിച്ചു ഒരു കുറ്റവുമില്ല രണ്ടാമത് കയ്യഫാവിന്റെ കോടതിയിൽ അവനെ പരിശോധിച്ചു ഒരു കുറ്റവും ഒന്നുമില്ല മൂന്നാമത് സന്നദ്രിം എന്ന സുപ്രീം കോടതി അവനെ പരിശോധിച്ചു ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല നാലാമതായി പീലാത്തോസിന്റെ കോടതിയിൽ പരിശോധിച്ചു ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല അഞ്ചാമതായി ഹേരോദ രാജാവിന്റെ കോടതിയിൽ പരിശോധിച്ചു കുറ്റമൊന്നുമില്ല വാക്യങ്ങളെല്ലാം വായിക്കാൻ ഇവിടെ നേരമില്ലല്ലോ സഹോദരങ്ങളെ അഞ്ച് കോടതികളിൽ ഏഴ് റൗണ്ട് വിസ്തരിച്ചു നാല് നാല് കോടതികൾ ഓരോ പ്രാവശ്യവും പീലാത്തോസിന്റെ കോടതി മൂന്ന് പ്രാവശ്യവും വിസ്തരിച്ചു ഒന്നാം വിസ്താരത്തിൽ ഇവൻ ഗരിലക്കാരനാണെന്ന് മനസ്സിലായി ഗരിലക്കാരനാണ് എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയും ഇതിനകത്തൊന്ന് തടി ഊരണം കാരണം എന്താണെന്നറിയാമോ അവന്റെ ഭാര്യ ഒരു കുറിപ്പ് കൊടുത്തയച്ചു അതിരാവിലെ ഉണ്ട് യഹൂദന്മാർ ഒരു തടവുകാരനെയും കൊണ്ട് കയറി വരുന്നു ആരവാരം ഉണ്ടാക്കിക്കൊണ്ട് കയറി വരുന്നു കയറി വരുമ്പോൾ ബഹളം കേട്ടിട്ട് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പീലാത്തോസിന്റെ ഭാര്യ എത്തി വലിഞ്ഞു നോക്കിയപ്പോൾ വിലങ്ങിട്ട് കയറി വരുന്നവൻ ഞാൻ ഇവിടെ കണ്ടതുപോലെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കഴിഞ്ഞ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടവനാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഇവനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഇവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ എത്ര കഷ്ടം സഹിച്ചതാ അപ്പോഴേക്കും തന്റെ ഭർത്താവ് ഇവിടെ ന്യായാസനത്തിൽ ഇരുന്നവനെ വിസ്തരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ തന്റെ ഭാര്യ വേഗം ഒരു കുറിപ്പെഴുതി ഒരു പരിചാരകനെ വിളിച്ചു കൊടുത്തയച്ചു കൊണ്ടു കൊടുക്ക ഇത്രയുമായപ്പോൾ പീലാത്തോസിന് മനസ്സിലായി ഇത് ദിവ്യനാണ് ഇതിനകത്ത് ഇടപെടരുത് അവനെ പരിശോധിച്ചിട്ട് ഒരു കുറ്റവുമില്ല എങ്ങനൊന്ന് തലയൂര ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഗരിലക്കാരനാണെന്ന് മനസ്സിലായി ഗരിലക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ ഗരിലയിലെ രാജാവായ ഹെരോദാവ് എരുസലേമിൽ പെസഹ ഉത്സവത്തിന് വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്തു അവൻ അവന്റെ നാട്ടുകാരനെ അങ്ങോട്ട് കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞു നിസാര കാര്യമല്ല നിങ്ങൾ ഓർത്തു നോക്കണേ സ്തോത്രം ഇന്ത്യക്കാരനായ ഒരാളിനെ ഇവിടെ ദുബായിൽ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്താൽ ഇന്ത്യയിലേക്ക് അങ്ങ് വിടുകയാണെങ്കിൽ ഇവിടെ വിസ്തരിക്കാതെ വിടുകയാണെങ്കിൽ എന്തോ ഒരു ഔദാര്യമാ ചെയ്യുന്നത് അതുപോലെ പോലെ നോക്കണേ ഗലീലക്കാരനായ ഒരുത്തനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ നേരെ രാജാവിന്റെ അടുത്തോട്ട് വിട്ടപ്പോൾ ഹേരോദാവിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഹേരോദാവിന് മുമ്പിൽ വിസ്തരിച്ചു സ്തോത്രം ഹേരോദാവ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ല തിരിച്ചേശുവിന്റെ അടുത്തോട്ട് വിട്ടു സോറി തിരിച്ച പീലാത്തോസിന്റെ അടുത്തോട്ട് വിട്ടു അങ്ങനെ രണ്ടാമത് പീലാത്തോസ് അവനെ വിസ്തരിച്ചു അവർ ആരവാരം ഇട്ടുകൊണ്ട് അവനെ അവനെ ക്രൂശിക്ക എന്ന് പറയുമ്പോൾ ഒരു കുറ്റവും ചെയ്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒടുവിൽ ഇവരെ തൃപ്തിപ്പെടുത്തണം യേശുവിനെ രക്ഷിക്കുകയും വേണം അതിനിടെ പീലാത്തോസ് ഒരു ഒരു വഴി കണ്ടുപിടിച്ചു ഞാൻ ഇവനെ അടിപ്പിച്ചു വിട്ടേക്കും ഏൽപ്പിച്ചു കൊടുത്തു ആ സ്ഥാനത്തെ കൊണ്ടുപോയി സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളൊരു പട്ടാള ക്യാമ്പ അയ്യോ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല പട്ടാള ക്യാമ്പിലോട്ട് ഒരുത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പട്ടാളക്കാർ അവനോട് ചെയ്ത കൊടും ക്രൂരത ചിന്തിക്കാനല്ലേ ഉള്ളൂ അവന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് അവരവനെ അടിച്ചു മുപ്പത്തിയൊൻപത് ചാട്ടവാറടി അടിച്ചു സ്തോത്രം പരിക്ഷീണനായി തലയിൽ മുൾക്കിരീടവും വെപ്പിച്ച് വിലങ്ങുമിട്ട് അടിമുടി രക്തമണിഞ്ഞവനായി യേശുവിനെ കൊണ്ടുവന്നു സ്തോത്രം യേശുവിനെ നിർത്തിക്കൊണ്ട് പീലാത്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നു എന്ന് ചോദിച്ചു ഇവനെ കണ്ടോ എന്ന് ചോദിച്ചു അവർ നിലവിളിച്ചു അവനെ ക്രൂശിക്ക എന്തിനാ അടുപ്പിച്ചെന്നറിയാമോ ദയനീയത നോക്കിയാൽ ഇനി എന്നാ ചെയ്യാനാ കൊല്ലാതെ വന്നാൽ വിട്ടേരെന്നവർ പറയും എന്ന് വിചാരിച്ചു എന്നിട്ടും അവനെ ക്രൂശിക്കാൻ നിലവിളിച്ചപ്പോൾ സ്തോത്രം പെസഹ ഉത്സവമല്ലേ അതുകൊണ്ട് പുറജാതിക്കാരനായി പീലാത്തോസിനെ അരമനയ്ക്ക് അകത്ത് കയറിയാൽ അവർ അശുദ്ധരാകുമെന്ന് ഭയം ഇവർ ദൂരെ നിൽക്കുക അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ചൊവ്വ കണ്ടു കാണുകയല്ല ഒരു കാര്യം പരിചാരകന്മാരെ വിളിച്ചു എന്റെ ന്യായാസനം എടുത്ത് ജനം ഇങ്ങോട്ട് കയറി വരികയില്ല ഞാൻ അങ്ങോട്ട് ചെല്ല അവരുടെ അടുത്തോട്ട് ഇടാൻ പറഞ്ഞു ന്യായാസനം എടുത്തുകൊണ്ട് ജനം നിൽക്കുന്നതിന് അടുത്ത് കൊണ്ടിട്ടു യേശുവിനെ അടുക്ക വിളിച്ചു ഈ മനുഷ്യനെ കണ്ടോ എന്ന് ചോദിച്ചു ഈ മനുഷ്യനെ കണ്ടോ ഇവന്റെ ദയനീയ സ്ഥിതി കണ്ടോ അപ്പോഴും ഒരു പറഞ്ഞു അവനെ ക്രൂശിക്ക അടുത്ത ഒരു അടവും കൂടെ പീലാത്തോസ് പ്രയോഗിച്ചു നോക്കി എന്താ അടുത്ത അടവ് ബറബാസ് എന്നൊരു ഭയങ്കര കൊലപാതകയുണ്ട് ബറബാസിനെ വേണോ ഇവനെ വേണോ തീരുമാനിച്ചു പാ വിഷമത്രയായി പുരോഹിതന്മാർ പറഞ്ഞു ബറബാസിനെ മതി ബറബാസിനെ മതി ബറബാസിനെ മതി ശരി ജീവനായകനെ തള്ളിപ്പറഞ്ഞു കൊലപാതകനെ ചോദിച്ചു സ്തോത്രം ആ ആ വഴിയും അടഞ്ഞു ഗതികേടുകൊണ്ട് പീലാത്തോസ് എന്തു ചെയ്തു സ്തോത്രം മഹാപുരോഹിതന്മാർ പറഞ്ഞു നീ അവനെ വിട്ടയച്ചാൽ കൈസര സ്നേഹിതനല്ല തന്നെ താനവൻ രാജാവാക്കിയിരിക്കുക പറഞ്ഞു അത് കേട്ടപ്പോൾ തന്റെ സ്ഥിതി അപകടത്തിലാകും എന്ന് ഭയപ്പെട്ടിട്ട് പീലാത്തോസ് പറഞ്ഞു വെള്ളം കൊണ്ടുവരിക അവൻ്റെ പരിചാരകന്മാർ ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്നപ്പോൾ ആ ന്യായാധിപൻ ന്യായാസനത്തിൽ നിന്ന് ഒരു കൈ നീട്ടിപ്പിടിച്ചു ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ അവൻ കൈ കഴുകി കഴുകി കൈകൾ ഉയർത്തിപ്പിടിച്ചു ആ വിരൽ തുമ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുമ്പോൾ അവനിങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു ക്രൂശിക്കാൻ ഏൽപ്പിച്ചോ ഏഴാം റൗണ്ട് അത് ഗബ്ബത്ത എന്ന കൽത്തളത്തിൽ വെച്ച അങ്ങനെ പീലാത്തോസ് മൂന്ന് റൗണ്ട് വിസ്തരിച്ചു അഞ്ച് കോടതിയിൽ ഏഴ് റൗണ്ട് വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല സ്തോത്രം കുറ്റമില്ലാത്തവനെ അവർ ക്രൂശിക്കുക എന്റെ സ്നേഹിതരെ ശ്രദ്ധിക്കണേ മധ്യത്തിൽ മൗനമായി നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് ചോദിച്ചു നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ക്രൂശിക്കാൻ എനിക്ക് അധികാരമുണ്ട് നിന്നെ വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു മേലിൽ നിന്ന് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേലെ ഒരധികാരവും ഉണ്ടാകുകയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മേലിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവൻ അപ്പോൾ കൊടുത്തതാണ് അവൻ കയ്യാളിയ അധികാരം സ്തോത്രം നോക്കണേ നീതിമാനാണെന്ന് വിധി എഴുതിയവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചത് എന്തിനാണ് നീതികെട്ട എന്നെയും നിങ്ങളെയും വെറുതെ വിടുവാൻ നീതികെട്ട എന്നെയും നിങ്ങളെയും വെറുതെ വിടുവാൻ ഇത് ദൈവത്തെ ദൈവത്തിന്റെ നീതിയാണ് ഇത് ദൈവത്തിന്റെ നീതിയാണ് സുവിശേഷത്തിലെ ദൈവനീതിയാണ് ഈ മരണത്തിൽ നീ പങ്കാളിയാകുവാൻ ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിക്കുമോ ഹാലൂയ ഈ മരണത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസാനന്തരമുള്ള ജലസ്നാനം സ്തോത്രം പ്രിയമുള്ളവരെ റോമാലേഖനം ആറാം അധ്യായം രണ്ടു മുതൽ വായിക്കുമ്പോൾ ഞാനങ്ങ് പറയാം പാപ സംബന്ധമായി മരിച്ചവരായ നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവൻ ഉള്ളവരായ നിങ്ങൾ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിക്ക് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മോഹമിയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അങ്ങനെ അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന് സാദൃശ്യത്തോടും ഏകീഭവിക്കും ഏഴാം വാക്യം അങ്ങനെ മരിച്ചവൻ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഹാലലൂയ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഹാലലൂയ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായ് കൊണ്ട് ഏറ്റുപറയണം ആ മരണത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയായ വിശ്വാസാനന്ദനുള്ള ജലസ്നാനത്തിൽ നിങ്ങൾ അവനെ അനുസരിക്കണം ഹാലലൂയ അത് മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ നീതി നിർവഹണത്തിന്റെ ശിശു ശുശ്രൂഷയാണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നുള്ള സമർപ്പണത്തിന്റെ ശുശ്രൂഷയാണത് ഹാരൂയ എന്നൊക്കെ ദൈവമക്കളെ ഞാൻ ചിലരെ കുറിച്ച് കേൾക്കാറുണ്ട് അവരെവിടെങ്കിലും ഒളിച്ചുപോയി സ്നാനപ്പെട്ടേച്ച് മുങ്ങി നടക്കുന്നവർ എന്ന് കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കണേ സ്തോത്രം പ്രിയമുള്ളവരെ സ്നാനപ്പെടണം സ്നാനപ്പെടണം സ്നാനം വേദോസ്തം വായിക്കുമ്പോഴൊക്കെ അതാ മുമ്പി വരുന്നത് പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ അതാ കേൾക്കുന്നത് സ്നാനപ്പെടണം സ്നാനപ്പെടണം പക്ഷേ ഇപ്പോൾ സമൂഹത്തിലുള്ള സ്ഥാനം സ്ഥാനം പോകരുത് കസേര പോകരുത് ഇവിടുത്തെ മാന്യത പോകരുത് ഇതൊന്നും പോകരുത് പിന്നെ പഴയതുപോലെ നടക്കുകയും വേണം പക്ഷെ എനിക്ക് സ്നാനപ്പെടുകയും വേണം ഇങ്ങനെ തപ്പിയപ്പോൾ അങ്ങനെ ഒളിച്ചു മുക്കുന്നത് ഒരു പാസ്റ്റർ ഉണ്ടെന്ന് കേട്ടു അദ്ദേഹത്തെ ബുക്ക് ചെയ്തു എന്നിട്ട് ടിൻഡഡ് ഗ്ലാസ് ഇട്ടി ഒരു കാറ് കൂലിക്കെടുത്തു ചെന്ന് പാസ്റ്ററേയും കൂട്ടിക്കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്തു അവിടെ ചെന്നു അവിടെ ഒരു ഒരു സ്യൂട്ടും ബുക്ക് ചെയ്തു അവിടെ ചെന്ന് പാസ്റ്റർ ചെന്നു നാമങ്ങൾ ചൊല്ലി മുക്കി പൊക്കേ നാമങ്ങൾ ചൊല്ലി മുക്കി ഏച്ച് പാസ്റ്റ് ഒരു ബണ്ണും ഇച്ചിരി സ്ക്വാഷും എടുത്തിട്ടുണ്ടായിരുന്നു ആ മുറി ചെന്ന് ബണ്ണും മുറിച്ചു കൊടുത്തു സ്ക്വാഷും ഒഴിച്ചു കൊടുത്തു കർത്തമേശൻ നടന്നു ആ ആ കാറേ ടിൻഡർ ഗ്ലാസ് ഇട്ട കാറെ പാസ്റ്റെ കൊണ്ടുവിട്ടു അവരും പോയി ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ പിന്നെ പഴയതുപോലെ ആരും അറിഞ്ഞില്ല കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആരും അറിഞ്ഞില്ല ഞാൻ ഒരിക്കൽ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരമ്മച്ച അവിടെ കൊണ്ട് വിളിച്ചു പറഞ്ഞു ആരും എന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ദൈവം പോലും അറിഞ്ഞില്ല എനിക്ക് തോന്നി എത്ര സത്യമാണ് എനിക്ക് തോന്നി എത്ര സത്യം എന്റെ പ്രിയ സഹോദര ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചാൽ എനിക്ക് വിഷമേ ഉള്ളു കേട്ടോ സ്തോത്രം ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് സ്തോത്രം സ്തോത്രം സ്തോത്രം സ്തോത്രം ഞങ്ങളുടെ സഭയിലൊരു അപ്പച്ചൻ പറയുമായിരുന്നു മാനസാന്തരപ്പെട്ടാൽ വീട്ടിലെ പട്ടി പോലും അറിയുമെന്ന് മാനസാന്തരപ്പെട്ട വീട്ടിലെ പട്ടി പോലും അറിയുമെന്ന് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വൈകിട്ട് കവലയ്ക്ക് പോയി ഇച്ചിരി മോന്തി ആരോടെങ്കിലും വഴക്കുണ്ടാക്കി രണ്ട് കൊടുത്ത് നാല് മേടിച്ച് ആകെ കൂടി വീണ് ഉരുണ്ട് തപ്പിത്തടഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ യജമാനൻ വന്ന സന്തോഷത്തിന് പാവന്നായി വാലുവാട്ടി ഓടി അങ്ങോട്ട് ചെല്ലുമ്പോ ഓടി ചെല്ലുമ്പോ ചുറ്റു ഓടുമ്പോ ഈ മനസ്സ് മുഴുക്കുന്ന അന്തരീക്ഷം ഒറ്റ തൊഴി അതിന് കൊടുക്കുന്നത് അലച്ചോണ്ട് ഓടും നോക്കണേ ഇപ്പോഴാണ് വരുമ്പോ പ്രാർത്ഥനാക്കൂട്ടോ കഴിഞ്ഞു വരുമ്പോൾ ആ ആള് മാറി നായ ഓടി വന്നപ്പോൾ ഒന്ന് കുനിഞ്ഞ് അതിനൊന്ന് തലോടി അതിനോടൊരു ഒരു വാക്കൊക്കെ പറഞ്ഞു ആ അത് സന്തോഷത്തോടെ യജമാന്റെ ചുറ്റും ഓടി ചുറ്റും ഓടി വരവേറ്റ് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ നായിക്ക് മനസ്സിലാവും എന്റെ യജമാനൻ എന്തോ ഒരു മാറ്റം സംഭവിച്ചു ആള് മാറിയിരിക്കുന്നു അല്ലേ ലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ സ്തോത്രം സ്തോത്രം നിങ്ങൾ കർത്താവിനെ പരസ്യമായി വിശ്വാസത്തോടെ സമർപ്പണത്തോടെ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ് സാക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഹല്ലേ ലൂയ യേശുവിനെ കുറിച്ച് ലജ്ജിക്കുന്നവർ ഹല്ലേ അന്ന് അവരെ കുറിച്ച് എന്റെ കർത്താവ് ലജ്ജിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാലെ അതാണ് നാം തിരുവെഴുത്തി വായിക്കുന്നുണ്ടല്ലോ മരണത്തോടും ശവസംസ്കാരത്തോടും ഏകീഭവിക്കുന്നതാണ് ഇവിടുത്തെ നിയമം അനുസരിച്ച് പോലും ഒരു ശവസംസ്കാരം നടത്തിയാൽ സൂര്യന്റെ വെട്ടത്ത് നടത്തണം സൂര്യന്റെ വെട്ടത്ത് നടത്തുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ ഒരു ബെറിയൽ നടത്താൻ പാടില്ല നിയമമാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ ഒരു ബെറിയൽ നടത്തിയാൽ പോലീസ് കേസെടുക്കും അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് പോലീസ് സാന്നിധ്യത്തിൽ വേണം നടത്താൻ പ്രിയമുള്ളവരെ അത്ര ഗൗരവമാണ് ബെറിയലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ പഴയ പാപ മനുഷ്യൻ യേശുവിനോടുകൂടെ മരിച്ച് യേശുവിനോടുകൂടെ അടക്കപ്പെട്ട് യേശുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നിങ്ങളെ സമ്പൂർണ്ണ വിശ്വാസത്തോടെ ലജ്ജയില്ലാതെ സമർപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ദൈവനാമത്തിൽ വിനയപൂർവം സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു അതേ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക ലോകത്തിന് പുറംതിരിക്കുക ദൈവാഭിമുഖമായി യാത്ര ചെയ്യുക ഹാലലൂയ ദുർമാർഗത്തിലും സന്മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ പോരാ സ്വയത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയണം താൽക്കാലികമായതും നിത്യമായതെങ്കിലേക്ക് തിരിയണം തിരിയണം ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് തിരിയണം ഹാലലൂയ ഇന്ന് രാത്രി സ്തോത്രം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാകും നിങ്ങൾ എത്ര പേർക്ക് അതിന് മനസ്സുണ്ട് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ബഹുമാന്യരായ എന്റെ പ്രിയ സഹോദരങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സ്തോത്രം ജ്യേഷ്ഠ സഹോദര ജ്യേഷ്ഠ സഹോദരി അനുജ അനുജത്തി ഇന്ന് രാത്രി സ്തോത്രം നീ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം കേട്ടു ഈ മൂന്ന് ദിവസമായി പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഈ ദൈവദിനം പ്രസംഗിച്ചു എന്റെ പ്രിയ സാറേ എന്റെ പ്രിയ അനുജ എന്റെ പ്രിയ സഹോദരി സ്തോത്രം ഇന്ന് പകൽക്കാല ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ കർത്താവേ സ്തോത്രം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചെങ്കിലേ നിത്യജീവൻ ലോഹരിക്കാരാകൂ എന്ന് ഞങ്ങളുടെ വചനം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു പുതിയ സൃഷ്ടിയായി സുവിശേഷത്തിൽ വിശ്വസിക്കും വിശ്വസിച്ച് എന്റെ കർത്താവ് നിത്യജീവിൽ വാഴുവാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു എനിക്കതിനുള്ള കൃപ ലഭിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവസല്ല അപേക്ഷയുള്ളവർ സമർപ്പണമുള്ളവർ ഞങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ധൈര്യമായി ഉയർത്തിയാട്ട് ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരിമാരിൽ ആരുണ്ട് സഹോദരിമാരിൽ ആരുണ്ട് സഹോദരന്മാരിൽ ഇനി ആരുണ്ട് ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര കരം താഴ്ത്തി നിങ്ങൾ പ്രാർത്ഥിക്കാം ഹാലലൂയ കരം താഴ്ത്തിട്ട് വീ ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാലലൂയ ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ കരങ്ങളെന്ന് കാണുന്നു കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണം ആ കരങ്ങളെ തിരുമേനി കൊള്ളണമേ നിത്യജീവൻ വരെ തിരുമേനി അവരെ നയിച്ചു കൊള്ളണമേ കൃപയിൽ തിരുമേനി അവരെ കാത്തുകൊള്ളണം യേശു കൃഷ്ണൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്തോത്രം നമുക്ക് എല്ലാവർക്കും ഈ സമയം ദൈവസ്വനം എഴുതിട്ട് നിൽക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് വേഗം ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ഒന്ന് സന്തോഷിക്കുവാൻ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ഒരു നിമിഷം എടുക്കാൻ നമുക്ക് ഈ സമയത്ത് ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരെങ്കിലും ഒരു പുതിയ സമർപ്പണ ദിവസം എടുത്തു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾക്ക് സമർപ്പണവും താല്പര്യവും ഉണ്ടെങ്കിൽ ദൈവദാസന്മാർ ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവസിൽ സമർപ്പണമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരന്മാർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേഗം മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്തോത്രം നിങ്ങൾക്ക് ആത്മീയ വിഷയങ്ങളിൽ എന്തെങ്കിലും സഹായം ഉദവികൾ എന്തെങ്കിലും കൂട്ടായ്മകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സഭയുടെ അംഗങ്ങളോ ശുശ്രൂഷകന്മാരോ ആയ ആരെയെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് മുമ്പോട്ട് വരാം